തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്തുള്ള ഇ ആർ ആൻഡ് ഡി സിയുടെ റാംഫി തിയേറ്റർ ഉണ്ട് ചെറിയ തിയേറ്ററാണ് അവിടെ ഒരിക്കൽ ഒരു ക്ലാസ് എടുക്കാൻ പോയി ഭഗവത്ഗീത ആൻഡ് മാനേജ്മെൻറ്റ് എന്നാണ് വിഷയം നമ്മുടെ ജീവിതത്തിൽ ഭഗവത്ഗീത എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ള ഒരു വിഷയം ഞാൻ എപ്പോഴും പല പ്രഗത്ഭരുടെ സദസ്സുകളിലും ക്ലാസ്സിൽ പറയാറുണ്ട് ആത്മീയതയുടെ അർത്ഥത്തിലല്ല ഭൗതിക ജീവിതത്തിൽ കാര്യങ്ങൾ വിലയിരുത്തേണ്ടത് എങ്ങനെയാണ് എന്ന് വിവരിച്ചു കൊടുക്കുകയാണ് പതിവ് ഏതാണ്ട് പത്ത് അറുപത് എഴുപത് പേരുണ്ടായിരുന്നു ഒരു വളരെ ശ്രദ്ധയോടുകൂടി ഒരു മണിക്കൂർ നീണ്ടു നിന്ന ആ പ്രഭാഷണം അതിൻ്റെ എല്ലാ ഭാഗവും കേട്ടുകൊണ്ടിരുന്നു ഏറ്റവും മുമ്പിൽ ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു നല്ല പേഴ്സണാലിറ്റി വ്യക്തിത്വമുള്ള വ്യക്തിയാണ് പക്ഷേ അസാധാരണമാം വിധം അദ്ദേഹം ഇടത്തോട്ടും വലത്തോട്ടും ഇങ്ങനെ തിരിയുന്നുണ്ട് ചെരിയുന്നുണ്ട് മാറി മാറിയിരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് എന്തോ അദ്ദേഹത്തിനെ കാര്യമായിട്ട് അലട്ടുന്നതായിട്ട് അദ്ദേഹത്തിൻ്റെ ഇരിപ്പ് കണ്ടാൽ തന്നെ അറിയാം പിന്നെ മുമ്പിലിരിക്കുന്ന ആളായത് കാരണം എൻ്റെ പ്രഭാഷണത്തിൽ എൻ്റെ ശ്രദ്ധയും കുറേശ്ശെ മാറുന്നുണ്ട് എങ്കിലും ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി എൻ്റെ കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് ഇങ്ങനെ പോയി ഏതാണ്ട് പകുതി ഭാഗമെത്തിയപ്പോഴത്തേക്കും ഞാൻ ഭഗവത്ഗീതയിലെ ഒരു വരി പറഞ്ഞിരുന്നു ജാതസ്യ ഹി ധ്രുവോർ മൃത്യുഹോ ധ്രുവം ജന്മമൃതസ്യ ച തസ്മാത് അർത്ഥി നത്വം ശോചിതുമർഹസി എന്ന് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞൊരു വരിയാണ് അതിൻ്റെ അർത്ഥം ഇതാണ് ജനിച്ചാൽ മരണമുണ്ട് അർജുന മരിച്ചാൽ ജനന മരണ സൈക്കിളിൽ ആ ചക്രത്തിൽ വീണ്ടും നിനക്ക് ജനനം ഉണ്ട് ഈ ജനനവും മരണവും പരിഹരിക്കാൻ സാധിക്കാത്ത ഒരു വസ്തുതയാണ് പ്രകൃതിയുടെ പ്രപഞ്ച പ്രതിഭാസമാണത് അത് പരിഹരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് നീ എന്തിനാ അതിനെക്കുറിച്ച് ഇങ്ങനെ വ്യാകുലപ്പെടുന്നത് എന്ന് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ്റെ ചോദ്യം ഞാൻ ഈ മാനേജ്മെൻ്റ് തത്വത്തോടെ അങ്ങോട്ട് ചേർത്ത് അല്പം ഫിലോസഫി കൂടി ചേർത്തിട്ട് ഞാൻ വിവരിക്കേണ്ടായി ഈ വരി യഥാർത്ഥത്തിൽ മുമ്പിലിരിക്കുന്ന പ്രഗത്ഭനായ ഡെലിഗേറ്റ് അദ്ദേഹത്തിനെ അദ്ദേഹം അറിയാതെ വിരൽ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹത്തിനെ കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് അങ്ങോട്ട് പറഞ്ഞുപോയി ഒരു അസാധാരണ മാറ്റമായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖത്ത് തുടർന്ന് കാണാൻ സാധിച്ചത് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞു നമ്മൾ എത്ര പ്രഗത്ഭരാണെങ്കിലും മരണമെന്നുള്ള ഒരു വാതിലുണ്ട് എൻ്റെ മുമ്പിൽ നിൽ ഇരിക്കുന്നവരിൽ ഒരാളും അൻപത് അൻപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിലുണ്ടായിരുന്നില്ല എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരിൽ ഒരാളും മിക്കവാറും അൻപത് അൻപത്തഞ്ച് വർഷത്തിന് ശേഷം ഈ ഭൂമിയിലുണ്ടാവില്ല കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇതേ ദിവസം നമ്മൾ ആരും ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല അടുത്ത നൂറ്റാണ്ടിൽ ഇതേ ദിവസം നമ്മൾ ആരും ഈ ഭൂമിയിൽ ഉണ്ടാകാൻ പോകുന്നില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ജീവിതത്തിലെ ഡേറ്റ് ഓഫ് ബർത്തിനും ഡേറ്റ് ഓഫ് ഡെത്തിനും ഇടയ്ക്ക് നമ്മൾ കുറച്ചു കാലം നമ്മൾ ഈ ഭൂമിയിൽ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആ സമയത്ത് പരിധിക്കപ്പുറമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നമ്മൾ വളരെയധികം വിഷമിക്കാറുണ്ട് ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കുക ഈ വിഷമം ദുഃഖം എന്ന് പറയുന്നത് പെർമനൻ്റേ അല്ല സുഖവും പെർമനൻ്റ് അല്ല ഇന്ന് നമ്മൾ എന്തിനെങ്കിലും കുറിച്ച് ദുഃഖിച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും നാളെ വൈകുന്നേരം മറ്റന്നാളാവുമ്പോൾ അതിൻ്റെ കാഠിന്യം ദുഃഖത്തിൻ്റെ കാഠിന്യം കുറയും ഇൻറ്റൻസിറ്റി കുറയും സുഖവും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മറക്കും രണ്ടും ഓർമ്മിക്കേണ്ട ആവശ്യമില്ലാത്ത രീതിയിലൂടെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും അത് ഓർക്കില്ല ഇത് കഴിഞ്ഞ് ഈ ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ആ പ്രത്യേക വ്യക്തി വളരെ സന്തോഷത്തിൽ പുറത്തേക്ക് വരണ കണ്ടു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അംബാസിഡർ കാറ് വന്ന് നിന്നു ഡ്രൈവർ ഇറങ്ങി ഡോറ് തുറന്ന് കാറിൻ്റെ വാതിൽ തുറന്നു കൊടുത്തു അപ്പോൾ ഇദ്ദേഹം കാറിലെ ഡ്രൈവറോട് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ഗേറ്റ് വരെയും വണ്ടി ഓടിച്ചുകൊണ്ട് പൊക്കോളൂ ഞാൻ നടന്നുകൊണ്ട് വരാം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു സാറേ എന്തുകൊണ്ട് കാറിൽ കയറിയില്ല തൊട്ട് മുമ്പിൽ കാറ് വന്ന് നിർത്തിയിട്ട് അതിൻ്റെ വാതിൽ ഡോറ് തുറന്ന് തന്നതാണല്ലോ ഏയ് അല്ല ഡോക്ടറെ വളരെ സന്തോഷം തോന്നി ഈ ഒരു പ്രഭാഷണം കേട്ട് കഴിഞ്ഞപ്പോൾ ഗേറ്റ് വരെ നടക്കാനുള്ള ഒരു പ്രത്യേക സുഖം തോന്നി എന്താ അങ്ങനെ സന്തോഷം തോന്നിയത് അല്ല ഞാൻ മരിക്കും എന്നുള്ളത് ഞാൻ ഇന്നുവരെ ചിന്തിച്ചിട്ടില്ല അപ്പോൾ അത് ഉറപ്പായിട്ടുണ്ടല്ലോ ഞാൻ പിന്നെ ഇതിന് ഇത്രയധികം വിഷമിക്കുന്നത് എന്നൊരു സംശയം എന്നൊരു ചോദ്യം എന്നൊരു ആശ്വാസം ഇത് മൂന്നുമാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ആ വരി കേട്ടപ്പോൾ ഉദിച്ചത് അപ്പോൾ ഇന്നത്തെ ദുഃഖം നാളത്തെ ദുഃഖമായിരിക്കണം എന്നില്ല പിന്നെ ഞാൻ പരിധിക്കപ്പുറം ഒന്നിനെക്കുറിച്ചും വേവലാതിപ്പെടേണ്ട ദുഃഖിക്കേണ്ട വിഷമിക്കേണ്ട ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നൊരു ഒരു ട്രീറ്റ്മെൻറ്റ് മാതിരിയായിരുന്നു ആ വരികൾ എനിക്ക് കിട്ടിയത് അതുകൊണ്ടാണ് ഞാൻ നടന്ന് ഗേറ്റ് വരെ പോകാം എന്ന് തീരുമാനിച്ചത് യഥാർത്ഥത്തിൽ നമ്മളുടെ എല്ലാം ജീവിതത്തിൽ നമുക്ക് പരിധിക്കപ്പുറം ദുഃഖങ്ങൾ അല്ലെങ്കിൽ വേദനകൾ വരുമ്പോൾ ഒന്ന് ഓർമ്മിക്കുക ഇതൊന്നും പെർമനൻ്റ് അല്ല നമ്മളും പെർമനൻ്റ് അല്ല നമ്മൾ ഈ ഭൂമിയിൽ ശാശ്വതമല്ല നമ്മളുടെ വാക്കുകൾ ശാശ്വതമല്ല നമ്മുടെ പ്രവൃത്തികൾ ശാശ്വതമല്ല നമ്മളുടെ ഔദ്യോഗിക കശേര ശാശ്വതമല്ല നമ്മളുടെ ബന്ധുക്കൾ ശാശ്വതമല്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശാശ്വതമല്ല ഒന്നും ശാശ്വതമല്ല പിന്നെ നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര കാലം ഭൂമിയിലുണ്ടോ അത്രയും കാലം അത് ഓർമ്മിക്കപ്പെടും അതിനുശേഷവും കുറേ കാലവും കൂടി അത് ഓർമ്മിപ്പിക്കപ്പെടും ഓർമ്മിക്കപ്പെടും മാനവരാശിക്ക് മുഴുവനും പ്രയോജനപ്രദമായിട്ടുള്ളതാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ മറ്റുള്ളവർ ഈ സന്ദേശം നിരന്തരമായിട്ട് പഠിച്ചും പഠിപ്പിച്ചും കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അമരത്വത്തിലേക്ക് എത്തുന്നു എന്ന നില നമുക്ക് ലഭ്യമായി എന്ന് വരാം അതുകൊണ്ട് ജീവിതത്തിൽ പരിധിക്കപ്പുറം ദുഃഖം വരികയാണെങ്കിൽ ഓർമ്മിക്കുക അത് ശാശ്വതമല്ല സുഖം വരികയാണെങ്കിൽ ഓർമ്മിക്കുക അതും ശാശ്വതമല്ല എന്നാൽ ദുഃഖിക്കേണ്ട സമയത്ത് ദുഃഖിക്കേണ്ട എന്നോ സന്തോഷിക്കേണ്ട സമയത്ത് സന്തോഷിക്കേണ്ടെന്നോ ഇതിനർത്ഥമില്ല ഇത് രണ്ടും പെർമനൻ്റ് അല്ല ശാശ്വതമല്ല എന്ന ഓർമ്മ നമ്മളിൽ ഉണ്ടാവുകയാണെങ്കിൽ എല്ലാ നന്മ അഭിമുഖീകരിക്കാനുള്ള മനസ്സിന് ഉള്ള പരിചയം മനസ്സിൻ്റെ ആ ഡിസൈൻ മനസ്സിൻ്റെ തയ്യാറെടുപ്പ് പൂർണ്ണമാക്കാൻ നമുക്ക് സാധിക്കും അതുകൊണ്ടാണ് ഈ സന്ദേശം എൻ്റെ അനുഭവത്തിലുണ്ടായത് നിങ്ങളോട് എടുത്തു പറഞ്ഞത് നമസ്കാരം ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു സാറേ ചിലപ്പോൾ ദുഃഖം സഹിക്കാൻ വയ്യ ചിലപ്പോൾ എന്തെല്ലാമോ തോന്നുന്നു ഇതെല്ലാവർക്കും ഉള്ളതാണ് ഒരാൾക്ക് മാത്രമല്ല എത്ര വലിയ ആൾക്കുമുണ്ട് എത്ര ചെറിയ ആൾക്കാർക്കുമുണ്ട് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ പണ്ട് പറഞ്ഞതുപോലെ കർമ്മ തെറാപ്പി ഇതൊന്നും അവർ ബോധയുടല്ല പക്ഷെ പരിധിക്കപ്പുറം ദുഃഖമോ വേദനയോ അല്ലെങ്കിൽ സംഘർഷപൂരിതമായ മാനസികാവസ്ഥയോ വരുമ്പോൾ ഒരു എളുപ്പ വഴിയുണ്ട് വളരെ ചെറിയൊരു കാര്യമാണ് ഒരു മൂളിപ്പാട്ട് പാടുക ദേഷ്യം വരുമ്പോൾ ഒരു മൂളിപ്പാട്ട് പാടുക നല്ല രീതിയിൽ നീട്ടിപ്പാടുക മൂളിപ്പാട്ടായ സ്ഥിതിക്ക് അതിലെ വാക്കുകൾ ശരിയാണെന്നൊന്നും ആരും അന്വേഷിക്കാൻ പോകുന്നില്ല ഉറക്കെയല്ലല്ലോ പാടുന്നത് അറിയാവുന്ന ഏത് സിനിമയിലെ ഏത് പാട്ട് വേണമെങ്കിലും പാടാം ചിലപ്പോൾ നമുക്ക് ഈ ചക്കര പന്തലിൽ തേൻമഴ പൊഴിയും എന്നൊരു പാട്ടൊക്കെ ഉണ്ടല്ലോ അതെല്ലാം പാടുമ്പോൾ തന്നെ മനസ്സിൻ്റെ അവസ്ഥ വളരെ പെട്ടെന്ന് മാറും ശക്തിയായിട്ട് ദേഷ്യം വരുമ്പോൾ ഗാഠമായ ദുഃഖം വരുമ്പോൾ അല്ലെങ്കിൽ ആകെ വിരസത വരുമ്പോൾ അല്ലെങ്കിൽ ആരോടും ആരോടെങ്കിലും വാശിയോ പകയോ വിദ്വേഷമോ ഒക്കെ തോന്നുമ്പോൾ അവിടെ എല്ലാം നമ്മളെ നമുക്ക് സഹായിക്കാൻ സാധിക്കുന്നത് എവിടെയെങ്കിലും താളം പിടിച്ച് ഒരു മൂളിപ്പാട്ട് പാടുക താളം പിടിക്കാൻ ഒരു സ്ഥലമില്ലെങ്കിൽ തന്നെത്താനെ മൂളിപ്പാട്ട് പാടുക ആ മൂളിപ്പാട്ട് നിങ്ങളുടെ മൂഡ് മൊത്തം മാറ്റും നിങ്ങളെ മറ്റൊരു ലോകത്തിലേക്ക് എത്തിക്കാതിരിക്കില്ല വളരെ ചെറിയൊരു കാര്യമാണെങ്കിലും നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ നിങ്ങൾക്ക് വാശി തോന്നുമ്പോൾ നിങ്ങൾക്ക് പക തോന്നുമ്പോൾ നിങ്ങൾക്ക് ദുഃഖം തോന്നുമ്പോൾ മനസ്സിൻ്റെ സംഘർഷാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ആരോടെങ്കിലും വിദ്വേഷം തോന്നുമ്പോൾ പരാജയ ബോധം തോന്നുമ്പോൾ നാളെ ഏതെങ്കിലും വലിയ ഒരു കാര്യം ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് ആത്മവിശ്വാസം ഇല്ലാത്ത അവസ്ഥ വരുമ്പോൾ അപ്പോഴെല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ് മനസ്സിനെ ഒരു മൂളിപ്പാട്ടിലൂടെ കൊണ്ടുപോവുക വളരെ ചെറിയ ഒരു സന്ദേശമാണ് മനസ്സിനെ മൂളിപ്പാട്ടിലൂടെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം ആ മൂളിപ്പാട്ടിൻ്റെ അർത്ഥം മൂളിപ്പാട്ടിൻ്റെ താളം മൂളിപ്പാട്ടിൻ്റെ രാഗം അതിലൂടെ നമുക്ക് കൊണ്ടുപോകാൻ സാധിച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് പ്രശ്നങ്ങളെ അതിജീവിക്കാൻ സാധിക്കും എന്നുള്ളത് ഓർമ്മിക്കുക ഞാൻ എൻ്റെ പി എച്ച് ഡി എടുത്തത് ഹൈദരാബാദിലാണ് മിക്കവാറും ഇരുപത് മണിക്കൂർ പതിനെട്ട് മണിക്കൂറും ലാബറട്ടറിയിലിരുന്ന് വർക്ക് ചെയ്ത് ഒരു റെക്കോർഡ് സമയത്തിൽ എൻ്റെ പി എച്ച് ഡി തീർക്കണമെന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ അധ്യാപകരുടെ എല്ലാം അനുഗ്രഹാശിസുകളോടുകൂടി ഹൈദരാബാദിൽ പോയത് ഏതാണ്ട് പി എച്ച് ഡി പഠനത്തിൻ്റെ ഗവേഷണത്തിൻ്റെ അവസാനത്തിയപ്പോൾ ഒരു പ്രാവശ്യം ചാർമിനാർ കാണാൻ പോകണമെന്നൊരു തോന്നലുണ്ടായിരുന്നു അതനുസരിച്ച് ഞാൻ ചാർമിനാർ കാണാൻ പോയി എൻ്റെ ചുറ്റും നടന്നു അപ്പോൾ ഒരു കാഴ്ച കണ്ടു വളരെ അത്ഭുതം തോന്നിയ ഒരു കാഴ്ചയാണ് ആരോ കുറേ പേര് ഒരു ചെറുപ്പക്കാരനെ പത്ത് മുപ്പത്തഞ്ച് വയസ്സായിട്ടുള്ള ഒരാളെ കടന്ന് പിടിച്ച ഇങ്ങനെ ബലമായിട്ട് പിടിക്കുന്നു ഇയാളെല്ലാവരിൽ നിന്നും കൊതറി മാറി ഓടാൻ വേണ്ടി ശ്രമിക്കുന്നു അവസാനം എല്ലാവരുടെ പിടുത്തവും വിട്ട് ഇയാൾ നേരെ ഓടി ചാർമിനാറിൻ്റെ മുകളിലേക്ക് കയറി അപ്പോൾ അവിടെ കൂടിയിരുന്നവർ തെലുങ്കിൽ പലരും പറയുന്നുണ്ടായിരുന്നു അയാൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഓടുകയാണ് അയാൾക്ക് ജീവിതം മടുത്ത് എന്തൊക്കെയോ വഴക്കിട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഓടുകയാണ് എന്ന് പറഞ്ഞു അത്ര എനിക്ക് മനസ്സിലായല്ലോ എന്നിട്ട് അയാൾ ഓടി ചാർമിനാറിൻ്റെ മുകളിലെത്തുന്നത് മുകളിലെത്തിയപ്പോൾ കണ്ടു അവിടെ നിന്ന് കൈ രണ്ട് വശത്തേക്കും ആക്കിയിട്ട് അയാൾ എന്തോ ഉറക്ക വിളിച്ചു പറഞ്ഞ് എടുത്തൊരു ചാട്ടം ചാടി അതും ഞാൻ കണ്ടു ആ ചാടിയ മനുഷ്യൻ ചെന്ന് വീണത് ഒരു സർദാർജിയുടെ തലയിലാണ് സർദാർജി ഓൺ ദ സ്പോട്ട് മരിച്ചു അവിടെ വെച്ച് മരിച്ചു ഈ ചാടിയ ആൾക്ക് ഒന്നും പറ്റിയില്ല അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കണം ഈ ഒരു കാഴ്ചന് ഒരു വലിയ ഫിലോസഫി അതിനകത്തുണ്ട് എന്തെല്ലാമോ അതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നലേ മരിക്കാൻ വേണ്ടി തയ്യാറെടുത്തെടുത്ത ചാടിയ വ്യക്തിക്കൊന്നും സംഭവിച്ചില്ല സ്വന്തം ഭാര്യയുമായിട്ട് ചാർമിനാർ കാണാൻ വന്ന ഒരു ഭർത്താവിന് ഈ മരണം അവിടെ വെച്ച് അഭിമുഖീകരിക്കേണ്ടി വന്നു എന്തൊരു വിരോധാഭാസമാണ് പ്രകൃതിയിൽ നമുക്ക് കാണാൻ സാധിക്കാം അപ്പം നമ്മളുടെ എല്ലാം ജീവിതത്തിൽ മരിക്കണമെന്ന് വിചാരിച്ചാൽ മരിക്കാൻ പറ്റിയെന്ന് വരില്ല കുറേ കാലം ജീവിക്കണമെന്ന് വിചാരിച്ച് സന്തോഷത്തോടു കൂടി ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യുമ്പോഴായിരിക്കും അവിടെ വെച്ച് നമ്മളുടെ കാര്യം തീരുക അപ്പം മരണം എന്ന് പറയുന്ന ഒരു പ്രതിഭാസം നമുക്ക് ഒരു കാരണവശാലും പ്രവചിക്കാൻ സാധ്യമല്ല അതുകൊണ്ടാണ് ഈ യമധർമ്മരാജാവ് പോത്തിൻ്റെ പുറത്ത് വരുന്നു എന്ന് നമ്മൾ പറയാറുള്ളത് വിവേചനമില്ലാത്ത ഒരു മൃഗമാണ് പോത്ത് ആ പോത്ത് എങ്ങനെയാ എപ്പോഴാ എങ്ങനെയാ പ്രതികരിക്കാൻ നമുക്കറിഞ്ഞൂടാ അപ്പോൾ ബുദ്ധിയും വിവേകവും ഇല്ലാത്ത ഒന്നിൻ്റെ പ്രതിനിധിയാണ് സമയം ആ സമയത്തിൻ്റെ പുറത്ത് കയറിയിട്ടാണ് യമധർമ്മരാജാവ് വരിക അതുകൊണ്ട് നമ്മളുടെ എല്ലാം മൂക്കിൽ കയറിട്ട് എന്ന് പറഞ്ഞാൽ ശ്വാസമെടുത്ത് നമ്മൾ ഇഹലോകവാസം വെടിയുന്ന ആ ദിവസം ഏത് സെക്കൻഡിലാണ് ഏത് മിനിറ്റില ഏത് മണിക്കൂറില എന്നറിഞ്ഞൂടാ പിന്നെ നമുക്കറിയാവുന്നത് എന്താ എത്ര കാലം ജീവിക്കുന്നു അത്രയും കാലം നന്മകൾ കേട്ടും കണ്ടും സംസാരിച്ചും ചിന്തിച്ചും പ്രവർത്തിച്ചും ജീവിക്കാൻ സാധിക്കാം അത് വലിയൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നാറുണ്ട് എത്ര കാലമുണ്ടെന്ന് അറിഞ്ഞുകൂടാ ഡേറ്റ് ഓഫ് ബർത്ത് അറിയാം ഡേറ്റ് ഓഫ് ഡെത്ത് അറിഞ്ഞുകൂടാ അതെങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ എവിടെ വെച്ചാണെന്ന് അറിഞ്ഞുകൂടാ ആരുടെ കയ്യോ അല്ലെങ്കിൽ ഇതോ കൊണ്ടോ ആണെന്ന് അറിഞ്ഞുകൂടാ ഏത് രീതിയിലാണെന്ന് അറിഞ്ഞുകൂടാ ഇതൊന്നും അറിയാത്ത ഒരു വലിയ ഗേറ്റ് നമ്മുടെ മുമ്പിലുണ്ട് അത് തുറന്നാൽ അപ്പുറത്തേക്ക് കടന്നേ പറ്റൂ ആ മരണത്തിൻ്റെ വാതിൽ അടുത്തെത്തുന്നതിന് മുമ്പ് നമ്മളുടെ ഓരോ നിമിഷവും പ്രയോജനപ്രദമാക്കാൻ സാധിച്ചാൽ അതിനെ പറയുന്ന പേരാണ് ധന്യമീ ജീവിതം നമസ്കാരം നമ്മളുടെ മനസ്സ് നമ്മളെത്രത്തോളം സ്വാധീനിക്കുന്നു എന്ന് നോക്കുക മദ്രാസിലെ വളരെ പ്രശസ്തമായ ആശുപത്രിയിൽ മലയാളികളായ മൂന്ന് ഡോക്ടർമാർ നല്ല ഒരു ഗവേഷണം നടത്തിയത്രേ സംഭവം ഇതാണ് പത്ത് നാൽപ്പതോളം രോഗികളെ എല്ലാ ടെസ്റ്റും നടത്തി അവരുടെ ഇ സി ജി എടുത്തു ഇലക്ട്രോയൻ സഫലോഗ്രാം എടുത്തു കൊളസ്ട്രോള് ട്രൈഗ്ലിസറൈഡ്സ് എക്കോ സ്കാനിങ് എല്ലായിടത്തും വളരെ കാര്യമായ രോഗമുണ്ട് എന്ന് പറയുന്നവർ എന്നാൽ കാര്യമായ രോഗലക്ഷണങ്ങൾ ഈ അനാലിസിസിലൊന്നും കാണാത്ത രോഗികൾ ടെസ്റ്റ് നടത്തിയപ്പോൾ വലിയ അസുഖങ്ങളൊന്നുമില്ല പക്ഷെ അവരുടെ കണക്കനുസരിച്ച് എന്തൊക്കെയോ രോഗം അവർക്കുണ്ട് അങ്ങനെയുള്ള നാൽപ്പത് പേരെ ഡോക്ടർമാർ വിശദമായി പരിശോധിച്ച് ഓരോരുത്തരെയായിട്ട് ഈ മൂന്ന് ഡോക്ടർമാർ ഇരിക്കുന്ന മുറിയിൽ കടത്തിവിട്ടു സാധാരണ ഡോക്ടർമാർ ടെസ്റ്റ് ചെയ്യുന്ന മാതിരി എന്നിട്ട് അതിലേറ്റവും പ്രഗത്ഭനായ ഡോക്ടർ എല്ലാ രോഗലക്ഷണങ്ങളും രോഗിയോട് ചോദിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞിരുന്നു നാൽപ്പത് പേരോട് ഒരേ രീതിയിലാണ് പറഞ്ഞത് നിങ്ങൾക്ക് അസുഖമൊന്നും കാര്യമായിട്ടില്ല നിങ്ങളുടെ അസുഖം ഇവിടെ ഭേദമാവുമെന്ന് ഞാൻ വാക്ക് തരുന്നു നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല ഞാനിപ്പോൾ ഒരു ഗുളിക കുറച്ച് മന്ത്രം ജപിച്ച് നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞ് ഇടത്തെ കയ്യിൽ ഗുളിക വെച്ച് ടാബ്ലറ്റ് വെച്ച് വലത്തെ കൈ അമർത്തി പിടിച്ച് നാമം ജപിക്കുന്ന മാതിരി അദ്ദേഹം അഭിനയിച്ച് നല്ല ഈശ്വരവിശ്വാസമുള്ള ഡോക്ടർ തന്നെയാണ് എനിക്ക് നല്ലോണം അറിയാവുന്ന ഡോക്ടറാണ് അത് മാത്രമല്ല നെറ്റിയിൽ ഭസ്മമൊക്കെ തൊട്ടിട്ടുണ്ട് കുങ്കുമമൊക്കെ തൊട്ടിട്ടുണ്ട് തമിഴ്നാട്ടിൽ അത് വളരെ സാധാരണയുള്ളതാണ് ഡോക്ടർമാരങ്ങനെ ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഈ ഈ ഗുളിക കയ്യിലിങ്ങനെ അമർത്തി പിടിച്ച് മന്ത്രം ജപിച്ച് ആ ഗുളിക വലത്തെ കയ്യിലെടുത്ത് ഈ രോഗിയുടെ കയ്യിൽ കൊടുത്ത് ഒരു ഗ്ലാസ് വെള്ളവും കൊടുക്കുമായിരുന്നു ഈ നാൽപ്പത് പേർക്കും ചെയ്ത അതേപോലെയാണ് അപ്പോൾ അങ്ങനെ അവർ ആ ടാബ്ലറ്റ് കഴിച്ച് വെള്ളവും കുടിച്ച് അവരോട് ഒരു അഞ്ച് മിനിറ്റ് കൂടി സംസാരിച്ചതിന് ശേഷം പുറത്ത് ഒരു പ്രത്യേക റൂമിൽ ചെന്ന് ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ നല്ല ഒരു എക്സ്പെരിമെൻ്റാണ് നടത്തിയത് അദ്ദേഹം ആ എക്സ്പെരിമെൻ്റ് എല്ലാം ഹിന്ദു ന്യൂസ് പേപ്പറിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ആ പരീക്ഷണമൊക്കെ കഴിഞ്ഞ് അരമണിക്കൂർ ഒരു മണിക്കൂർ വീതം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ രോഗിയെ വീണ്ടും തിരിച്ചു വിളിച്ച് അവരുടെ ശരീരത്തിലുള്ള അനാലിസിസ് വീണ്ടും ഒന്നുകൂടി നടത്തിയിട്ട് ഈ ഡോക്ടർ ചോദിച്ചു ഇപ്പം നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുണ്ട് അസുഖം സാറ് തന്ന ആ ടാബ്ലറ്റ് കഴിഞ്ഞതിന് ശേഷം കഴിച്ചതിന് ശേഷം ഒത്തിരി ആശ്വാസമുണ്ട് വളരെയധികം എനിക്ക് രോഗം കുറഞ്ഞ മാതിരി ഒരു അനുഭവമാണ് തോന്നുന്നത് ഇങ്ങനെ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഡോക്ടർ ഗുളിക തരികയാണെങ്കിൽ എൻ്റെ അസുഖം മാറുന്നുള്ളത് എനിക്ക് ഉറപ്പാണ് അത്രയധികം എനിക്ക് ആശ്വാസം തോന്നുന്നു അപ്പോൾ വളരെ ഭംഗിയായിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവരെ വിട്ടതിന് ശേഷം ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ എഴുതുകയായിരുന്നു ഞാൻ ഈ രോഗികൾക്ക് കൊടുത്തതെല്ലാം വെറും ഗോതമ്പ് പൊടി ടാബ്ലറ്റ് രൂപത്തിലാക്കിയതാണ് അപ്പോൾ കാണുമ്പോൾ ടാബ്ലറ്റാണ് ഗുളികയാണെന്ന് തോന്നും പക്ഷേ അത് ടാബ്ലറ്റ് ആയിരുന്നില്ല അത് വെറുതെ പൊടിയാ അതിന് ഒരു തരത്തിലുള്ള ഔഷധത്തിൻ്റെ ഗുണവുമില്ല മരുന്നിൻ്റെ ഗുണവുമില്ല പക്ഷേ ഇവിടെ വന്ന ഗുണം ഏതാണെന്നറിയോ ആ ഡോക്ടർ മരുന്ന് കൊടുത്ത രീതിയും അതിൽ മന്ത്രം ജപിച്ചു എന്ന തോന്നലും അത് ഡോക്ടറെ പോലെ ഉന്നതനായ ഒരു വ്യക്തി രോഗം മാറുമെന്ന വാഗ്ദാനത്തോടു കൂടി കൊടുത്ത രീതിയുമാണ് യഥാർത്ഥത്തിലുണ്ട് എന്ന് തോന്നുന്ന രോഗം ഇല്ല എന്ന ലെവലിലേക്ക് എത്തിക്കാൻ ആയിട്ട് കാരണമായത് ഇത് നമ്മുടെ മനസ്സിൻ്റേതായിട്ടുള്ള ഇഫക്റ്റാണ് സൈക്കോളജിക്കൽ ഇഫക്റ്റാണ് ശരിക്കും രോഗം ഇല്ലയെന്ന് ചോദിച്ചാൽ കുറേയൊക്കെ രോഗം ഉണ്ടാവും ആ രോഗം ശരീരം തന്നെ സ്വയം ഭേദമാക്കാവുന്ന ലെവലിലുള്ള രോഗമാണ് പക്ഷേ അതിനെന്താ വേണ്ടത് മനസ്സിന് വിശ്വാസം വരണം എൻ്റെ ശരീരത്തിന് ഈ രോഗത്തിൽ നിന്ന് അതിജീവിക്കാൻ സാധിക്കും എന്ന വിശ്വാസം മനസ്സിനുണ്ടാവണം കുറച്ചൊക്കെ മനസ്സിനുണ്ട് ചിലപ്പോഴൊക്കെ അങ്ങനെയുള്ളൊരു ചിന്താധാര മനസ്സിൽ വരും പക്ഷെ നിരന്തരമായിട്ട് വരണമെങ്കിൽ അത് ഡോക്ടറിൽ നിന്ന് വരണം അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന നല്ല പ്രഗത്ഭനായ ഒരു വ്യക്തിയിൽ നിന്ന് വരണം അങ്ങനെ വന്നതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് അതുകൊണ്ട് നമ്മളുടെ മനസ്സ് നമ്മൾ എപ്രകാരമാണോ ഭംഗിയായിട്ട് നിയന്ത്രിച്ച് നല്ല ആത്മവിശ്വാസത്തിലേക്കും കർമ്മനിരതമായ പന്ഥാവിലേക്കും കൊണ്ടുപോകുന്നത് അവിടെ എത്തുമ്പോൾ ഉറപ്പാണ് നമ്മളുടെ അസുഖങ്ങൾ നമ്മുടെ മനസ്സിലെ വിപരീതങ്ങൾ നമ്മളുടെ പ്രശ്നങ്ങൾ നമ്മളുടെ ദുഃഖങ്ങൾ ഇവയെല്ലാം കുറേ അധികം കുറയും പലപ്പോഴും അത് ഇല്ലാതെയാകും അപ്പം അതിനുവേണ്ടി നമ്മളുടെ മനസ്സിനെ നമ്മൾ ബോധ്യപ്പെടുത്തണം ഒന്നുകിൽ നമ്മൾ ബോധ്യപ്പെടുത്തണം അല്ലെങ്കിൽ നമുക്ക് വിശ്വാസമുള്ള വ്യക്തിയെ കൊണ്ട് അത് ബോധ്യപ്പെടുത്തണം അപ്പോഴാണ് നമുക്കിതിൽ നിന്ന് മോചനം നേടാൻ സാധിക്കുക നമ്മളുടെ രണ്ട് കൈയും രണ്ട് വശത്തേക്കൊന്ന് നീട്ടിയെന്ന് വിചാരിക്കുക ഇപ്പം നമുക്ക് ജോ ജോമട്രി പഠിച്ചവർക്കറിയാം ഈ രണ്ട് കൈയിൻ്റെയും ഇടയ്ക്ക് മുമ്പിൽ ഒരു നൂറ്റി എൺപത് ഡിഗ്രി ഉണ്ടാകും അതേപോലെ പുറകിലും ഒരു നൂറ്റി എൺപത് ഡിഗ്രി ഉണ്ടാകും രണ്ട് കയ്യ് രണ്ട് വശത്തേക്ക് നീട്ടിയാൽ the one hundred and eighty degree in front of us and the one hundred and eighty degree behind us ഇതിനെ നമുക്ക് എങ്ങനെയാവുന്ന വാചകത്തിൽ പറയുക നമ്മുടെ മുമ്പിലുള്ള നൂറ്റി എൺപത് ഡിഗ്രി എന്ന് പറയുന്നത് ആധുനിക ശാസ്ത്രം ഗവേഷണത്തിലൂടെ നിരന്തരം കണ്ടുപിടിച്ചു കൊണ്ടിരിക്കുന്ന അറിവുകളുടെ നൂറ്റി എൺപത് ഡിഗ്രിയാണ് മുമ്പിലുള്ളത് അത് ഇന്നത്തെ കാലഘട്ടത്തിലെ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന അറിവുകളാണ് ഇനി മറ്റേ നൂറ്റി എൺപത് ഡിഗ്രി നമ്മുടെ പുറകിലുള്ള അറിവാണ് അത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പതിനായിരം വർഷത്തെ അനുഭവ സമ്പത്തിലൂടെ നമ്മുടെ ഋഷിവര്യന്മാർ കണ്ടുപിടിച്ച് നമുക്ക് നൽകിയിരിക്കുന്ന അറിവാണ് ആ അറിവ് എക്സ്പീരിയൻസബിൾ അറിവാണ് മുമ്പിലുള്ള അറിവ് എക്സ്പെരിമെൻറ്റബിൾ അറിവാണ് എക്സ്പെരിമെൻറ്റബിൾ അറിവ് നിരന്തരം റിഫൈൻ ചെയ്യണം എക്സ്പീരിയൻസബിൾ അറിവ് നിരന്തരം നമ്മളെ നയിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് മുമ്പിലുള്ള അറിവുകൾ കഴിഞ്ഞ നൂറ്റി അൻപത് വർഷങ്ങളായി ആധുനിക ശാസ്ത്രം വികസിപ്പിച്ചെടുത്ത അറിവുകളും അറിവുകളുടെ ഉൽപ്പന്നങ്ങളും നമ്മളുടെ പുറകിലുള്ള നൂറ്റി എൺപത് ഡിഗ്രിയുടെ അനുഭവത്തിൻ്റെ അറിവ് കഴിഞ്ഞ പതിനായിരം വർഷങ്ങളായിട്ടുള്ളത് അതിനോടും കൂടി കൂട്ടിച്ചേർത്ത് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ആ ജീവിതത്തെ നമുക്ക് സമഗ്രമായ ജീവിതം എന്ന് പറയാം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ദ എക്സ്പെരിമെൻറ്റബിൾ നോളജും അതുപോലെ തന്നെ എക്സ്പീരിയൻസബിൾ നോളജും സമഞ്ജസമാക്കിയതാണ് നമ്മളുടെ ജീവിതം എന്ന് തന്നെ പറയുന്നത് ആ ജീവിതത്തെ ധന്യമാക്കാനാണ് മുമ്പിലുള്ള ആധുനിക ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും അറിവുകൾ പുറകിലുള്ള അനുഭവ സമ്പത്തിൻ്റെ അറിവുകളുമായി ചേർക്കുക ഇതിനെ മറ്റൊരു രീതിയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം സയൻസിനെ ആത്മീയതയുമായിട്ട് സമഞ്ജസമാക്കാം അതുപോലെ ഗവേഷണത്തിൻ്റെ ഉൽപ്പന്നങ്ങളെ അനുഭവത്തിൻ്റെ ഉൽപ്പന്നങ്ങളുമായി ചേർക്കുക അതുപോലെ ആധുനികതയെ പുരാതനത്തിൻ്റെ നന്മകളുമായിട്ട് ചേർക്കുക ഇതിനെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്ന വാക്ക് മുമ്പിലുള്ള നൂറ്റി എൺപത് ഡിഗ്രിയെ പുറകിലുള്ള നൂറ്റി എൺപത് ഡിഗ്രിയുമായിട്ട് ചേർക്കാൻ ശ്രമിക്കണം നമ്മളും നമ്മളുടെ കുടുംബാംഗങ്ങളും പണ്ട് ഒരാചാരം ഉണ്ടായിരുന്നു ആ ആചാരം ഇതാണ് ശനിയാഴ്ച ദിവസങ്ങളിൽ ചീനച്ചട്ടിയിൽ ഒരു ഭക്ഷ്യ വിഭവം ഉണ്ടാക്കി കഴിക്കുക നമ്മൾ സാമ്പാർ ഓലൻ എലിശ്ശേരി പുളിശ്ശേരി ഇങ്ങനെ പലതും കഴിക്കാറുണ്ട് മെഴുക്കുരട്ടി ഉണ്ടാക്കാറുണ്ട് തോരൻ ഉണ്ടാക്കാറുണ്ട് ഇതെല്ലാം ജലാംശമുള്ള ഭക്ഷ്യവിഭവങ്ങളാണ് ഒരു ഭക്ഷ്യവിഭവം ജലാംശമുള്ളത് എല്ലാ ശനിയാഴ്ചയും ഉരുക്ക ചീനച്ചട്ടിയിൽ ഉണ്ടാക്കി കഴിക്കണം ആ ചീനച്ചട്ടിയിൽ ഭക്ഷ ഇപ്പോൾ കൂർക്ക മെഴുക്കുരട്ടി ഉണ്ടാക്കി ചേന മെഴുക്കുരട്ടി പയർ മെഴുക്കുരട്ടി എന്തൊക്കെ ഉണ്ടാക്കി എന്ന് വിചാരിക്കുക അതെല്ലാം കറുത്തിരിക്കും എന്താ കാരണം അതിനകത്ത് പോളിഫിനോൾ എന്ന സംയുക്തമുണ്ട് അത് ഇരുമ്പുമായിട്ട് ചേരുമ്പോഴാണ് കറുത്ത കളർ വരുന്നത് ആ കറുത്ത സാധനത്തിൽ നിറച്ചിരുമ്പ ഒരാഴ്ചത്തേക്ക് ആവശ്യമായ ഇരുമ്പ് ഒരു ദിവസം ഒരു ഭക്ഷ്യവിഭവം ചട്ടിയിൽ ഉണ്ടാക്കി കഴിച്ചാൽ നമുക്ക് ലഭിക്കുന്നതാണ് തെളിയിച്ചിരിക്കുന്നത് ഒരു ദിവസം നമുക്ക് വേണ്ടത് രണ്ട് മില്ലിഗ്രാം ഇരുമ്പാണ് രണ്ട് മില്ലിഗ്രാമിൽ കൂടുതൽ ഇരുമ്പ് ശരീരം പൊതുവെ വലിച്ചെടുക്കില്ല വലിച്ചെടുക്കേണ്ട ആവശ്യമില്ല അതേ സമയത്ത് നമ്മളുടെ ശരീരത്തിൽ ഏഴ് ദിവസത്തേക്ക് ആവശ്യമായിട്ടുള്ള ഇരുമ്പ് സത്ത് ലിവറിൽ കരളിൽ ശേഖരിച്ചു വയ്ക്കാൻ സാധിക്കും അപ്പം നമ്മളുടെ ശരീരത്തിനാവശ്യമായ ഇരുമ്പ് സത്ത് കഴിക്കാനുള്ള ലഭ്യമാക്കാനുള്ള ഒരാചാരം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അത് നമ്മൾ മറന്നുപോയി പകരം ഇപ്പം എന്താ ചെയ്യുക നിരന്തരമായിട്ട് വലിയ കമ്പനികളുടെ അയൺ ടാബ്ലറ്റ് മേടിച്ച് കഴിച്ചിട്ടാണ് നമ്മൾ അനീമിയ അല്ലെങ്കിൽ ക്ഷീണം അല്ലെങ്കിൽ വളർച്ച ഇത് ഇല്ലാതെയാക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മളുടെ ധാരാളം ആചാരങ്ങൾ ശരി മിക്ക ശാസ്ത്രീയമായിട്ടുള്ളതാണ് സയൻറ്റിഫിക്കാണ് പക്ഷേ അത് പറഞ്ഞു തരാൻ ആളില്ല അത് അന്വേഷിക്കാൻ ആളില്ല പറഞ്ഞു തന്നാലും അന്വേഷിച്ച് മറുപടി ലഭിച്ചാലും അത് ജീവിതത്തിൽ പകർത്തണമെന്ന ഓർമ്മ പലപ്പോഴും പലർക്കും ഉണ്ടാവാറില്ല നിങ്ങൾ തന്നെ നോക്കാം നിങ്ങളുടെ വീട്ടിൽ പുറം വേദന തലവേദന നെഞ്ചുവേദന അതല്ലെങ്കിൽ നല്ല ക്ഷീണം എപ്പോഴും ഉറങ്ങണമെന്ന തോന്നൽ തളർച്ച ഇതെല്ലാമുള്ള വ്യക്തികൾക്ക് ഒരിക്കൽ ചീനച്ചട്ടിയിൽ ഒരു ഭക്ഷ്യ വിഭവം ഉണ്ടാക്കി കഴിച്ചു നോക്കാം ഓർമ്മിക്കണം ഒരു കാരണവശാലും ചീനച്ചട്ടിയിൽ പപ്പടം കാച്ചിയാൽ ആ പപ്പടം കാച്ചുന്നത് കൊണ്ട് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഇരുമ്പ് കിട്ടുമെന്ന് ധരിക്കരുത് കാരണം എന്താ അത് ഓയിലുമായിട്ട് ബന്ധപ്പെട്ടതാണ് ജലാംശമുണ്ടെങ്കിൽ ഇരുമ്പ് സത്ത് അതിലേക്ക് വരുള്ളൂ അപ്പോൾ ഓയില് എണ്ണയുമായി ബന്ധപ്പെട്ട വിഭവത്തിൽ നിന്ന് ഇരുമ്പുശത്ത് കിട്ടുമെന്ന് വിചാരിക്കരുത് ജലാംശമുള്ള ഭക്ഷ്യവിഭവവുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ ബന്ധപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആവശ്യത്തിനുള്ള ഇരുമ്പ് സത്ത് ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ് അടുത്ത കാലത്ത് തൃശ്ശൂരിലെ അതിപ്രസിദ്ധയായ ഒരു സോഷ്യൽ വർക്കർ സാമൂഹിക കർമ്മങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടർ പി എച്ച് ഡി ആണ് അഗ്രികൾച്ചറിൽ അവർ ഇങ്ങനെ പ്രഭാഷണത്തിനിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു പോകുന്നൊരു വാക്ക് വളരെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതായിരുന്നു നമ്മളെല്ലാം എം എ ഡിഗ്രി ഉള്ളവരാണ് എന്നത് അവർ പറഞ്ഞത് പെട്ടെന്ന് അർത്ഥം മനസ്സിലായില്ല അതിൻ്റെ അർത്ഥം അവർ തന്നെ പറഞ്ഞുകൊണ്ട് പോയി എം എ ഡിഗ്രി എന്ന് പറയുമ്പോൾ മാസ്റ്റർ ഓഫ് അജ്ഞാന അപ്പം നമ്മൾ കേട്ടിരിക്കുന്നത് അങ്ങനെയല്ല മാസ്റ്റർ ഓഫ് ആർട്സ് പക്ഷേ യഥാർത്ഥത്തിൽ നമ്മളൊക്കെ എം എ ഡിഗ്രി വഹിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ഓഫ് അജ്ഞാന തന്നെയാണ് നമ്മൾ ബി എ കഴിഞ്ഞ് എം എ എത്തുമ്പോഴാണ് നമ്മളറിയുക അറിവില്ലായ്മ എത്രത്തോളം ഉണ്ടെന്നറിയാൻ നമ്മൾ എം എ വരെയെങ്കിലും എത്തണം അത്രയും കാലം നമ്മളുടെ ധാരണ നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാമെന്നാണ് അപ്പോൾ എം എ ഡിഗ്രി കഴിയുക എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ എത്രത്തോളം ഉണ്ടെന്ന് അറി അറിയുക അപ്പോൾ അറിവില്ലായ്മയുടെ അറിവാണ് അറിവ് ലഭിക്കാൻ ആരംഭിക്കേണ്ട അറിവിൻ്റെ ആരംഭഭാഗം അറിവില്ലെന്ന അറിവ് എപ്പോൾ ഉണ്ടാകുന്നുവോ അവിടെ നിന്ന് ആരംഭിക്കുന്നു അറിവ് നേടാനുള്ള മഹായജ്ഞം അപ്പോൾ അറിവില്ലെന്നറിയുന്നതാണ് അറിവ് നേടാനുള്ള എളുപ്പവഴി അറിവ് നേടണമെന്ന തോന്നലുണ്ടാക്കുന്നത് അറിവ് നേടുന്നതാണ് അറിവ് എന്ന് മനസ്സിലാവുന്നത് അതുകൊണ്ട് നമ്മൾ എല്ലാവരും അറിവ് എത്രത്തോളമുണ്ട് എന്നുള്ളത് ഒന്ന് ഭംഗിയായിട്ട് വിശകലനം ചെയ്ത് നോക്കുക അപ്പം മനസ്സിലാവും ഏത് വിഷയത്തെക്കുറിച്ചും നമ്മളുടെ അറിവ് വളരെ വളരെ കുറവാണ് എന്ന് ആ അറിവ് കുറവാണെന്ന് അറിയുമ്പോൾ അറിവ് നേടാൻ നമുക്ക് ശ്രമിച്ചു തുടങ്ങാം ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് അറിവ് നേടുക അത് കഴിഞ്ഞ് അതിനെ വികസിപ്പിക്കുക അതിൻ്റെ അഗാധ തലത്തിലേക്ക് ചെല്ലുക കുറേയൊക്കെ പൂർണ്ണത എത്തിയെന്നറിഞ്ഞാൽ മറ്റൊരറിവ് നേടാനും കൂടി ശ്രമിക്കുക അങ്ങനെ അവസാനം അറിവിൻ്റെ മൂർത്തിമദ്ഭാവമായി തീരാൻ നമുക്ക് സാധിക്കണം അത്രയൊന്നുമില്ലെങ്കിലും അറിവുണ്ടെന്ന് കുറച്ചെങ്കിലും നമുക്ക് തോന്നാൻ പാകത്തിന് അറിവുള്ളവരായി നമ്മൾ തീരണം പണ്ട് കാനഡിയൻ ഗവൺമെൻറ്റിൻ്റെ ക്ഷണം അനുസരിച്ച് കാനഡയിൽ കുറേ കാലം പ്രവർത്തിക്കാനുള്ള യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയിൽ പ്രവർത്തിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയിരുന്നു അതിൻ്റെ അവസാന ഭാഗം എത്തിയപ്പോൾ എൻ്റെ പ്രൊഫസറുടെ അനുവാദത്തോടു കൂടി കാനഡയും അമേരിക്കയും മൊത്തത്തിൽ ഒന്ന് കറങ്ങണമെന്ന് തോന്നി അതനുസരിച്ച് കുറേ കണക്ഷൻ ഫ്ലൈറ്റുകൾ പരസ്പരം ചേർത്ത് ഇരുപത്താറ് സ്ഥലത്തേക്ക് കാണാൻ വേണ്ടി പോയി തുച്ഛമായിട്ടുള്ള ടിക്കറ്റ് ഫെയറേ വന്നുള്ളൂ കാരണം കണക്ഷൻ ഫ്ലൈറ്റ് എടുത്തിട്ട് അങ്ങനെ ഒരു സിസ്റ്റം അവിടെയുണ്ട് വിദ്യാർത്ഥികൾക്കും വിസിറ്റിംഗ് സയൻറ്റിസ്റ്റുമാർക്കും വളരെ നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കണക്ഷൻ ഫ്ലൈറ്റ് കിട്ടും വളരെ താഴ്ന്ന എമൗണ്ടിൽ ടിക്കറ്റ് കിട്ടും അങ്ങനെ ഓരോ സ്ഥലത്തും അമേരിക്കയിൽ കറങ്ങി അവസാനം മോൺട്രിയാലിൽ വന്നെത്തി മോൺട്രിയാലിൽ നിന്ന് എനിക്ക് പോകാനുള്ളത് വിന്നിപ്പെഗിലേക്കായിരിക്കുന്നു കാനഡയിൽ അപ്പോൾ മോൺട്രിയാലിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ഫ്ലൈറ്റിന് ഏതാണ്ട് അഞ്ച് മണിക്കൂർ സമയമുണ്ട് അപ്പോൾ കനേഡിയയിലെ പാസ്പോർട്ടുണ്ട് അവിടുത്തെ വിഷയം എല്ലാം ഉണ്ട് അത് കാരണം ഒരു കുഴപ്പമില്ല നേരെ പുറത്ത് വന്ന് ഞാൻ ഒരു ടാക്സിക്കാരനോട് ചോദിച്ചു പണ്ട് ഒളിമ്പിക്സ് നടന്ന മോൺട്രിയാലിൽ എനിക്കെല്ലാം ഒന്ന് കറങ്ങി കണ്ടാൽ കൊള്ളാമെന്നുണ്ട് എന്ന് ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞു ഈ മോൺട്രിയാൽ എന്ന് പറയുന്ന സ്ഥലം ക്യൂബക്ക് പ്രോവിൻസിൻ്റെ അകത്താണ് വരുന്നത് കാനഡയിൽ അവിടത്തുകാർക്ക് ഫ്രഞ്ച് അല്ലാതെ ഇംഗ്ലീഷ് എന്ന് കേട്ടാൽ ദേഷ്യമാണ് അവർ ആര് ഇംഗ്ലീഷിൽ ചോദ്യം ചോദിച്ചാലും അവർ ഫ്രഞ്ചിലായിരിക്കും ഉത്തരം പറയുക അപ്പോൾ ക്യൂബക്കിലെ ഈ ടാക്സി ഡ്രൈവർ മോൺട്രിയാൽ എയർപോർട്ടിൻ്റെ അടുത്തുള്ള ടാക്സി ഡ്രൈവർ ഞാൻ ഇംഗ്ലീഷിൽ ഒക്കെ അദ്ദേഹം എന്നോട് ഫ്രഞ്ചിലാണ് മറുപടി പറഞ്ഞത് പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ സന്ദേശം അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹം വളരെ ഫാസ്റ്റായിട്ട് ഫ്രഞ്ചിൽ എന്നോട് പറയും നെഹ്റുവിൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം വളരെ രസകരമായി തോന്നിയ ഒരു അറിവിൻ്റെ നമ്മളെല്ലാം ജീവിതത്തിൽ പകർത്തേണ്ട ഒരു സന്ദേശത്തിൻ്റെ ഉൾക്കാഴ്ച നൽകുന്നതാണ് നെഹ്റുവും മഹാത്മാഗാന്ധിയും ഒരുമിച്ച് ഒരു ഗസ്റ്റ് ഹൗസിൽ താമസിച്ച് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നെഹ്റു പല്ല് തേച്ച് മുഖം കഴുകി ഷേവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ ആ ടാപ്പ് വെള്ളത്തിൻ്റെ ടാപ്പ് തുറന്നു വെച്ച് നിരന്തരം ഷേവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഷേവിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും ടാപ്പിലൂടെ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം മഹാത്മാഗാന്ധി ഇത് ശ്രദ്ധിച്ചു എന്നിട്ടും നെഹ്റു ഈ വെള്ളത്തിൻ്റെ ടാപ്പ് അടയ്ക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ വളരെ ശാന്തമായിട്ട് മഹാത്മാഗാന്ധി സൂചിപ്പിച്ചു ആ ടാപ്പ് അടയ്ക്കൂ വെള്ളം വെറുതെ പോകുന്നത് കണ്ടില്ലേ അതിന് മറുപടിയായിട്ട് നെഹ്റു പറഞ്ഞത് ഇതായിരുന്നു ഗംഗാനദിയിൽ ധാരാളം വെള്ളമുണ്ട് ഞാൻ കുറച്ച് സമയം ഈ ടാപ്പ് തുറന്നു വെച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ വെള്ളത്തിന് കുറവൊന്നും വരാൻ പോകുന്നില്ല അതിന് മറുപടിയായിട്ട് മഹാത്മാഗാന്ധി പറഞ്ഞ വരി ഇതായിരുന്നു ഗംഗാനദിയിലെ വെള്ളം മുപ്പത്തെട്ട് കോടി ജനതയ്ക്ക് അവകാശപ്പെട്ടതാണ് അന്ന് ഭാരതത്തിൽ ഉണ്ടായിരുന്നത് മുപ്പത്തെട്ട് കോടി ജനതയാണ് അപ്പോൾ മുപ്പത്തെട്ട് കോടി ജനതയ്ക്ക് അവകാശപ്പെട്ട ഗംഗാനദിയിലെ വെള്ളത്തിൽ അങ്ങക്ക് അവകാശപ്പെട്ടത് മാത്രം അങ്ങെടുക്കുക ബാക്കിയുള്ള ഗംഗാജലം മറ്റുള്ളവർ ഉപയോഗിക്കുന്നുണ്ടോ ഉപയോഗിക്കുന്നില്ലയോ എന്നുള്ളതിനെക്കുറിച്ച് താങ്കൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല വളരെ അന്വർത്ഥമായ ഒരു വലിയ സന്ദേശം അവനവൻ അർഹിച്ചത് എത്രയാണോ അവനവൻ്റെ ഷെയർ എത്രയാണോ അത് മാത്രം സ്വീകരിക്കുക മറ്റുള്ളവർ അവരുടേതായ പങ്ക് ഉപയോഗിക്കുന്നില്ല എങ്കിൽ അത് ഉപയോഗിക്കാനോ ദുരുപയോഗം ചെയ്യാനോ എനിക്ക് അവകാശമില്ല അതെൻ്റേതല്ല എൻ്റേതല്ലാത്ത ഒന്ന് മറ്റുള്ളവർ ഉപയോഗിക്കുന്നില്ല എന്ന കാരണത്താൽ അവരുടേതായിട്ടുള്ളത് എനിക്ക് സ്വീകരിക്കേണ്ട ഒരു തരത്തിലുള്ള യോഗ്യതയും ഉണ്ടാവില്ല യോഗ്യതയില്ല ഈ ഒരു സന്ദേശം നമ്മളുടെ ജീവിതത്തിൽ മാർഗദർശകമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ശിവജിയെക്കുറിച്ച് നമ്മൾ കേട്ട് കാണും മറാത്ത സാമ്രാജ്യം സ്ഥാപിച്ച് ഔറംഗസീബിനെ വിറപ്പിച്ച ആ ശിവജി ഒരു ദിവസം സ്കൂളിൽ പോയി അധ്യാപകൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നൽകിയതിനെക്കുറിച്ച് സ്വന്തം അമ്മയോട് വിവരിക്കുകയായിരുന്നു അധ്യാപകൻ ക്ലാസ്സിൽ വെച്ച് ചോദിച്ചു അത്രേ ഓരോ വിദ്യാർത്ഥിയോടും നിങ്ങൾക്ക് എന്താകണം എന്നാണ് ആഗ്രഹം ഓരോ വിദ്യാർത്ഥിയും അവരവരുടെ ബാക്ക്ഗ്രൗണ്ടും അറിവുമൊക്കെ അനുസരിച്ച് പലരും ഡോക്ടറാകണമെന്ന് പറഞ്ഞു എഞ്ചിനീയർ ആകണമെന്ന് പറഞ്ഞു ഇതിൽ നിന്നെല്ലാം തികച്ചും ഭിന്നമായ രീതിയിലാണ് ശിവജി മറുപടി കൊടുത്തത് അത്രേ ശിവജി പറഞ്ഞു എനിക്കൊരു കുതിരക്കാരനാകണം ശിവജി അമ്മയോട് പറയായിരുന്നു ഞാൻ കുതിരക്കാരനാകണം എന്ന് എൻ്റെ അധ്യാപകനോട് പറഞ്ഞപ്പോൾ ക്ലാസ്സിലുള്ള സഹപാഠികൾ വളരെ കാര്യമായിട്ട് കളിയാക്കി ചിരിച്ചു ഒരു കുതിരക്കാരനാകണം എന്ന മോഹവുമായിട്ട് ഒരാൾ ജീവിക്കുന്നതിൻ്റെ ആ വ്യർത്ഥത അത് ആ ഒരു സന്ദേശമായിട്ടാണ് വ്യർത്ഥതയെക്കുറിച്ച് ചിന്തിച്ചിട്ടാണ് വിദ്യാർത്ഥികൾ ചിരിച്ചത് അധ്യാപകനും അതേപോലെ തന്നെ ചിരിച്ചു അത്രേ ഇത് സ്വന്തം അമ്മയോട് വിവരിച്ച ശിവജി പറഞ്ഞത് ഇന്നും എൻ്റെ ലക്ഷ്യം കുതിരക്കാരനാകണമെന്ന് തന്നെയാണ് എന്ന് അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ തൊട്ട് മുമ്പിൽ ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന ശ്രീകൃഷ്ണനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ മകൻ ഇതുപോലൊരു കുതിരക്കാരനാകണമെന്നാണ് എൻ്റെ ആഗ്രഹം അർജുനന് ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുക്കുന്ന അഞ്ച് കുതിരകളെ പൂട്ടിയിരിക്കുന്ന രഥത്തിന് മാർഗനിർദ്ദേശം നൽകുന്ന പാർത്ഥസാരഥിയായ നന്മ അതുപോലെ തന്നെ വിജ്ഞാനം ജ്ഞാനം ഇവയെല്ലാം വിവരിക്കുന്ന ആ ഉജ്ജ്വലനായ ശ്രീകൃഷ്ണനെ കാണിച്ചു കൊടുത്ത് ശ്രീകൃഷ്ണനെ പോലൊരു കുതിരക്കാരനാകണം എന്ന ബോധം തൻ്റെ മനസ്സിൽ വളർത്തിയ ആ ജീജാബായി എന്ന അമ്മയാണ് യഥാർത്ഥത്തിൽ ശിവജിയുടെ മാർഗത്തിന് വളരെ വ്യക്തമായ ദിശാബോധം കൊടുത്തത് നമ്മളുടെയും അമ്മമാരായിരിക്കണം മക്കളുടെ ഏത് ആഗ്രഹത്തിനും മക്കളുടെ ഏത് മാർഗത്തിനും ഏത് ലക്ഷ്യത്തിനും വ്യക്തമായ ദിശാബോധം കൊടുക്കേണ്ടത് ഒരുപക്ഷെ ശിവജി കുതിരക്കാരനാകണമെന്ന് പറയുമ്പോൾ ശ്രീകൃഷ്ണനെയോ അതുപോലെ ഉള്ളവരെയോ മനസ്സിൽ കണ്ടിരിക്കാൻ സാധ്യതയില്ല പക്ഷേ കുതിരക്കാരനെ തന്നെ ഉപയോഗിച്ച് ഏതു തരത്തിലുള്ള കുതിരക്കാരനാകണമെന്ന് അമ്മ പറഞ്ഞു കൊടുത്തതാണ് ശിവജിയെ ശിവജിയാക്കി മാറ്റിയത് എന്ന് നാം ഓർമ്മിക്കണം നമുക്കും നമ്മുടെ മക്കൾക്ക് അപ്രകാരമുള്ളൊരു ദിശാബോധം നൽകാൻ സാധിക്കണം നമ്മൾ കേട്ടിട്ടുണ്ട് ചിലർ പ്രാർത്ഥിക്കാറുണ്ട് മാതൃദേവോ ഭവ പിതൃദേവോ ഭവ എന്ന് പല സ്ഥലത്തും ചെന്ന് ഞാൻ വെറുതെ വിദ്യാർത്ഥികളോടും അല്ലെങ്കിൽ ചില സ്ഥലത്ത് അമ്മമാരോട് ചോദിക്കാറുണ്ട് എന്താ ഇതിൻ്റെ അർത്ഥം എന്ന് അവരെല്ലാം പറയാറുള്ളത് അമ്മ ഈശ്വര തുല്യയാണ് അച്ഛൻ ഈശ്വര തുല്യനാണ് എന്നാണ് അതിൻ്റെ സന്ദേശം അർത്ഥം എന്നീ രീതിയിലാണ് അവർ മറുപടി നൽകാറുള്ളത് ശ്രദ്ധിച്ചു നോക്കുക നിങ്ങൾ മഹാഭാരതം എന്ന സീരിയൽ കണ്ടു കാണും അതിൽ വിജയീഭവ ഭവ എന്ന് പറയുന്നുണ്ട് അതിൻ്റെ അർത്ഥം എന്താ നീ വിജയിക്കുന്നവനായി തീരട്ടെ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ആയുഷ്മാൻ ഭവ എന്നും അതിൽ പറയാറുണ്ട് ധാരാളം ഡയലോഗിൽ ഇപ്രകാരം ആയുഷ്മാൻ ഭവ എന്ന് പറയുന്നത് ദീർഘ ആയുസ് ഉള്ളവനായി തീരട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി ഒന്ന് ചിന്തിച്ചു നോക്കൂ മാതൃദേവോ ഭവ എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ് അമ്മ ഈശ്വര തുല്യയായി തീരട്ടെ അച്ഛൻ ഈശ്വര തുല്യനായി തീരട്ടെ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അമ്മ ഈശ്വര തുല്യയായി തീരേണ്ടത് മക്കളുടെ കർമ്മത്തിലൂടെയല്ല അതുപോലെ അച്ഛൻ ഈശ്വര തുല്യനായി ഉയരേണ്ടത് മക്കൾ ചെയ്യേണ്ട പ്രവൃത്തിയിലൂടെയല്ല മറിച്ച് മാതാപിതാക്കൾ അവരവരുടെ ദൗത്യം അവരവരുടെ ധർമ്മം വ്യക്തമായി ആചരിച്ച് മക്കളുടെ മുമ്പിൽ ഈശ്വര തുല്യരായി തീരുക എന്നുള്ളത് മാതാപിതാക്കളുടെ ധർമ്മമാണ് അവരുടേതായ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് മാതൃദേവോ ഭവ പിതൃദേവോ ഭവ എന്ന് പറയാൻ യോഗ്യതയുള്ള മാതാപിതാക്കളായി തീരുക സ്വന്തം ധർമ്മത്തെക്കുറിച്ചോ മക്കൾക്ക് ധർമ്മബോധം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചോ വീട്ടിനകത്ത് ഐശ്വര്യം വിളയിക്കുന്ന വിധത്തിൽ വ്യവഹാരങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ചോ ബോധമില്ലാത്ത മാതാപിതാക്കൾക്ക് ഒരു കാരണവശാലും ഈ സംസ്കൃത പദത്തിൻ്റെ പദവിയിലേക്ക് എത്താൻ സാധ്യമല്ല അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് നമ്മൾ സ്വയം ഉയർന്നാൽ മാത്രമേ നമ്മളുടെ മക്കളുടെ മുമ്പിൽ നമ്മൾ ഈശ്വര തുല്യരായി തീരുകയുള്ളൂ ആ ബോധത്തോടു കൂടി വേണം നമ്മളുടെ സുപ്രഭാതം മുതൽക്ക് സുപ്രദോഷം വരെയും ചിങ്ങമാസം ഒന്നാം തീയതി മുതൽക്ക് കർക്കിടമാസം മുപ്പത്തൊന്നാം തീയതി വരെയും നമ്മളുടെ ജീവിതത്തിൽ ആചാര വിചാര വിശ്വാസ സങ്കല്പ ധർമ്മങ്ങൾ നാം അനുഷ്ഠിക്കേണ്ടത് അത് വളരുന്ന തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് നമുക്ക് ആ മാതൃദേവോഭവ പിതൃദേവോഭവ എന്ന ഒരു ലെവലിലേക്ക് നിലവാരത്തിലേക്ക് ഉയരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ചിക്കാഗോവിലെ പ്രസംഗം കഴിഞ്ഞ് വിവേകാനന്ദൻ പല ആരാധകരുടെയും വീടുകളിൽ താമസിക്കുകയുണ്ടായി അതിൽ ധാരാളം ഇംഗ്ലീഷുകാർ അമേരിക്കക്കാരായ പൗരന്മാർ പണ്ഡിതന്മാരും അല്ലാത്തവരും സ്വാമി വിവേകാനന്ദനെ അവരുടെ വീടുകളിലേക്ക് ക്ഷണിക്കേണ്ടായി ഒരു വീട്ടിൽ എല്ലാവരും ചേർന്നിരുന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വളരെ ലാഘവത്തോടു കൂടി വളരെ സീരിയസ് ആയിട്ടുള്ള ചർച്ചയൊന്നുമല്ല അപ്പോൾ ഓരോരുത്തർക്കും ഇങ്ങനെ ആപ്പിൾ കൊടുക്കുന്നുണ്ടായിരുന്നു ഒന്ന് രണ്ട് കത്തിയും അതിൻ്റെ കൂട്ടത്തിലുണ്ട് ആപ്പിള് തൊലി കളഞ്ഞ് അവരവർക്ക് മുറിച്ചു കൊടുക്കാനും കഴിക്കാനുമൊക്കെ സൗകര്യപ്രദമായ രീതിയിൽ വളരെ സന്തോഷത്തോടുകൂടി ആയിരുന്നു ഇങ്ങനെ പല ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞുകൊണ്ട് ചർച്ചകൾ നടന്നിരുന്നത് മറ്റൊരർത്ഥത്തിൽ ഒരു സെമിനാർ മാതിരിയോ ഒരു കമ്മിറ്റി മീറ്റിംഗ് മാതിരിയോ അതല്ല വളരെ അച്ചടക്കത്തോടു കൂടിയ ഒരു നല്ല പഠന ക്യാമ്പോ ആ രൂപത്തിലായിരുന്നില്ല ചർച്ച മറിച്ച് വളരെ രസകരമായി എല്ലാവരും കൂടിയിരുന്ന് പലതും ചോദിച്ച വേളയിൽ ഒരു ഇംഗ്ലീഷുകാരൻ അമേരിക്കക്കാരൻ സ്വാമിയോട് ചോദിച്ചു ഭാരതീയ സംസ്കൃതിയും ഞങ്ങളുടെ അമേരിക്കക്കാരുടെ സംസ്കൃതിയും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് ആ ചോദ്യം കേട്ട ഉടനെ സ്വാമി വളരെ കാര്യമായിട്ട് ഒന്നും പറഞ്ഞില്ല കുറച്ച് മറ്റു കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ഈ ആപ്പിളിൻ്റെ തൊലി കളയുന്ന കത്തി ഒരു ഇംഗ്ലീഷുകാരൻ്റെ കയ്യിൽ വന്നു അയാളുടെ തൊലി കളഞ്ഞ ഉടനെ സ്വാമി അയാളോട് ആ കത്തി വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടു ആ കത്തി വാങ്ങിച്ച വേളയിൽ എല്ലാവരും ശ്രദ്ധിച്ചു ഇംഗ്ലീഷുകാരൻ എങ്ങനെയാണ് കത്തി സ്വാമിയുടെ കൈ കൊടുത്തത് സ്വാമി എങ്ങനെയാണ് അത് വാങ്ങിച്ചത് എന്നോട് അതിനുശേഷം സ്വാമിയുടെ കയ്യിലുള്ള ആപ്പിളിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം സ്വാമി മറ്റു ആ കത്തി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നു ഓരോരുത്തരുടെ കയ്യിലായിട്ട് കുറച്ചു കഴിഞ്ഞ് ഒരു ഇന്ത്യക്കാരൻ്റെ സ്വാമിയുടെ കൂട്ടത്തിൽ വളരെ ആരാധനാ മനാഭാവത്തോടു കൂടി ഉണ്ടായിരുന്ന ഒരു ഭാരതീയൻ്റെ കയ്യിൽ കത്തിയെത്തി ആ കത്തി അദ്ദേഹം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ തന്നെ സ്വാമി കൈ നീട്ടിയിട്ട് ആ കത്തി വേണമെന്ന് പറഞ്ഞു അയാളും ആ കത്തി ഉടനെ സ്വാമിയുടെ കയ്യിൽ കൊടുത്തു ഉടനെ സ്വാമി ആദ്യം ചോദ്യം ചോദിച്ച ഇംഗ്ലീഷുകാരനോട് പറഞ്ഞു ഇതാണ് ഭാരതീയ സംസ്കൃതിയും നിങ്ങളുടെ സംസ്കൃതിയും തമ്മിലുള്ള വ്യത്യാസം പെട്ടെന്ന് അവിടെ കൂടിയിരുന്നവർക്ക് എന്താണെന്ന് മനസ്സിലായില്ല ചിലർ ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു സ്വാമി പറഞ്ഞു ഞാൻ നിങ്ങൾ അമേരിക്കക്കാരൻ്റെ കൂട്ടത്തിലുള്ള ഒരുവനോട് കത്തി ചോദിച്ചപ്പോൾ മൂർച്ചയുള്ള ഭാഗം എൻ്റെ ശരി എനിക്ക് നേരെ നീട്ടിയിട്ട് പിടി അദ്ദേഹം പിടിക്കുകയാണ് ചെയ്തത് വളരെ സേഫായിട്ടുള്ള കത്തിയുടെ ഭാഗം അദ്ദേഹം കയ്യിൽ പിടിച്ച് മൂർച്ചയുള്ള ഭാഗമാണ് എനിക്ക് നീട്ടിത്തന്നത് ഞാൻ ഇന്ത്യക്കാരനോട് അതേ ചോദ്യമാണ് ചോദിച്ചത് ആ കത്തി എനിക്ക് തരിക അതേ ആണ് പറഞ്ഞത് നിർദ്ദേശമാണ് കൊടുത്തത് ആ കത്തി ഇന്ത്യക്കാരൻ തന്നപ്പോൾ മൂർച്ചയുള്ള ഭാഗം ഇന്ത്യക്കാരൻ്റെ കയ്യിൽ പിടിച്ച് പിടിയാണ് എനിക്ക് നീട്ടിയത് എന്നും ഭാരതീയർക്ക് ദുഃഖവും വേദനയും പ്രശ്നവുമുള്ള ഭാഗം സ്വയം സ്വീകരിച്ച് മറ്റുള്ളവന് സുഖവും സന്തോഷവും ആനന്ദവും നൽകുക എന്നുള്ള ആ ചിന്താധാര അതാണ് ഭാരതീയനെ ഭാരതീയനാക്കുന്നത് എന്നും നന്മകൾ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്തെങ്കിലും പ്രശ്നങ്ങളോ തിന്മകളോ ഉണ്ടെങ്കിൽ അത് സ്വയം ഏറ്റെടുക്കുക ഇതാണ് ഭാരതീയ സംസ്കൃതിയുടെ ഏറ്റവും ഉദാത്തമായ സന്ദേശമെന്ന് സ്വാമി ആ ഒരു ചെറിയ സംഭവത്തിലൂടെ അവിടെ കൂടിയിരുന്നവർക്ക് മാത്രമല്ല ലോക ജനതയ്ക്ക് കൂടി വിവരിച്ചു കൊടുക്കുകയാണ് ചെയ്തത് വിക്രമാദിത്യ ചന്ദ്രഗുപ്തൻ്റെ പ്രധാനമന്ത്രി സ്ഥാനം കുറച്ചു കാലമെങ്കിലും അലങ്കരിച്ചിരുന്ന ചാണക്യൻ നമ്മളെല്ലാം കേട്ടിരിക്കുന്ന കൗടില്യൻ ചാണക്യതന്ത്രത്തിൻ്റെയും കൗടിലീയ അർത്ഥശാസ്ത്രത്തിൻ്റെയും എല്ലാം രചയിതാവായ ആ ചാണക്യൻ എല്ലാ ദിവസവും വൈകുന്നേരം സൂര്യാസ്തമയത്തിന് ശേഷം കുറേ സമയം അന്നന്നത്തെ കർമ്മധർമ്മങ്ങൾ വ്യക്തമായി ചിന്തിച്ച് ഓരോന്നും എഴുതുമായിരുന്നു അപ്പോൾ പുറത്തുനിന്ന് വരുന്ന വ്യക്തികളുടെ അടുത്ത് പല കാര്യങ്ങളും നിർദ്ദേശിക്കാനുണ്ട് കൂട്ടത്തിൽ പ്രഗത്ഭരായ പലരും വരും അവരോട് സംസാരിക്കാനുണ്ട് പിന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയിക്കാൻ വരുന്നവരുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള വ്യക്തികൾ ഈ ചാണക്യനെ കാണാനായിട്ട് അദ്ദേഹത്തിൻ്റെ വസതിയിലേക്കും ഔദ്യോഗിക വസതിയിലേക്കും വരും അങ്ങനെ ഒരാൾ വന്ന് ചാണക്യനോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ചാണക്യൻ അദ്ദേഹത്തിനോട് ചോദിച്ചു അത്രേ അങ്ങ് സംസാരിക്കാൻ പോകുന്നത് എനിക്ക് പ്രയോജനപ്രദമായ കാര്യമാണോ അങ്ങക്ക് പ്രയോജനപ്രദമായ കാര്യമാണോ ഈ രാഷ്ട്രത്തിന് പ്രയോജനപ്രദമായ കാര്യമാണോ എന്ന് ആദ്യം സൂചിപ്പിക്കുക അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു എനിക്ക് പ്രയോജനമുള്ള കാര്യമാണ് വീണ്ടും ചോദിച്ചു ഈ രാഷ്ട്രത്തിന് പ്രയോജനപ്പെടുന്ന എന്തെങ്കിലും അങ്ങയുടെ സംസാരത്തിൽ വരാൻ സാധ്യതയുണ്ടോ ഉടനെ ആ വ്യക്തി പറഞ്ഞു ഇല്ല അത് പറഞ്ഞു കഴിഞ്ഞതും ചാണക്യൻ തൻ്റെ മുമ്പിലുള്ള എണ്ണവിളക്കിലെ കത്തുന്ന തിരി കെടുത്തിയിട്ട് അടുത്ത വിളക്ക് കത്തിച്ച് ഇനി തുടർന്നോളാൻ പറഞ്ഞു ഈ ഒരു ആക്ഷൻ ഇത് ചെയ്യുന്നത് കണ്ട് അത്ഭുതത്തോടുകൂടി അതിഥി ആതിഥേയനായ ചാണക്യനോട് ചോദിച്ചു അങ്ങെന്തിനാ ആ വിളക്ക് കെടുത്തിയിട്ട് ഈ വിളക്ക് കത്തിച്ചത് രണ്ടിലും എണ്ണയാണ് രണ്ടിലും പ്രകാശമാണ് രണ്ടും ഒരേ ലക്ഷ്യത്തിനു വേണ്ടിയാണ് കത്തിച്ചു വയ്ക്കാറുള്ളത് ഉടനെ ചാണക്യൻ മറുപടി നൽകിയത് ഇപ്രകാരമായിരുന്നു ഈ രാഷ്ട്രത്തിന് പ്രയോജനപ്രദമായ ഏതെങ്കിലും കർമ്മം ചെയ്യുമ്പോൾ മാത്രമേ രാഷ്ട്രത്തിൽ നിന്ന് ഞാൻ വാങ്ങിക്കുന്ന ആ പ്രത്യേക ശമ്പളം ഉപയോഗിച്ച് അല്ലെങ്കിൽ രാഷ്ട്രത്തിൽ നിന്ന് ചെലവിലേക്കായി എനിക്ക് തരുന്ന ആ ശമ്പത്ത് ഉപയോഗിച്ച് വാങ്ങിക്കുന്ന എണ്ണ ഉപയോഗിച്ചുള്ള തിരി കത്തിക്കാൻ പറ്റുള്ളൂ അങ്ങയുടെ വ്യക്തിപരമായ കാര്യമോ എൻ്റെ വ്യക്തിപരമായ കാര്യമോ ആണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ അത് രാഷ്ട്രത്തിന് പ്രയോജനമില്ലാത്തയിടത്തോളം കാലം രാഷ്ട്രത്തിൽ നിന്ന് കിട്ടുന്ന പ്രത്യേക എമൗണ്ട് സംഖ്യ ഉപയോഗിച്ച് വാങ്ങിക്കുന്ന എണ്ണ ഉപയോഗിച്ചുള്ള വിളക്ക് ഞാൻ ഉപയോഗിക്കുന്നത് ധർമ്മവിരുദ്ധമാണ് രാഷ്ട്രത്തിൻ്റെ ആവശ്യത്തിന് മാത്രമാണ് രാഷ്ട്രത്തിൻ്റെ പൈസ ഉപയോഗിച്ച് വിളക്ക് കത്തിക്കുന്നത് ഉപയോഗിക്കാവൂ അല്ലാത്തത് വ്യക്തിപരമാണ് അത് എനിക്ക് കിട്ടുന്ന സമ്പത്തിൽ നിന്ന് ഞാൻ ചിലവാക്കി ഈ ചർച്ച നമുക്ക് സന്തോഷത്തോടു കൂടി ആരംഭിച്ച് അവസാനിപ്പിക്കാം എന്ന് അറിയിക്കേണ്ടായി അപ്പം നമ്മൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും ഈ ചാണക്യൻ്റെ വലിയ സന്ദേശം അദ്ദേഹം ജീവിതത്തിൽ പകർത്തിയ സന്ദേശം അത് നമുക്ക് അല്പമെങ്കിലും ജീവിതത്തിൽ പകർത്താൻ സാധിച്ചാൽ എപ്പോഴും സാധിച്ചു എന്ന് വരില്ല അല്പമെങ്കിലും ജീവിതത്തിൽ സാധിച്ചാൽ നമ്മളുടെ ധർമ്മബോധം എന്നും നമ്മളുടെ മനസാക്ഷിയെ സന്തോഷിപ്പിക്കാൻ അവസരം നൽകുന്ന ഒന്നായി തീരും ആ ധർമ്മബോധമാണ് ചാണക്യൻ്റെ വരികളിൽ വളരെ ഉജ്ജ്വലമായി പ്രതിഫലിക്കുന്നത് ചാണക്യൻ ഇത്രയും ശ്രേഷ്ഠനാകാൻ കാരണവും അത് തന്നെയാണ് ചാണക്യൻ്റെ ഗ്രന്ഥത്തിന് ഇത്രയും അധികം ലോകപ്രസിദ്ധി ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ലഭിക്കാൻ കാരണം അതാണ് അദ്ദേഹം പറഞ്ഞതേ എഴുതിയിട്ടുള്ളൂ അദ്ദേഹം വിശകലനം ചെയ്തതേ ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ എഴുതിയിട്ടുള്ളൂ ജീവിതത്തിൽ പകർത്തിയതേ അദ്ദേഹം മറ്റാർക്കും ഉപദേശിച്ചു കൊടുത്തിട്ടുള്ളൂ അതായത് സ്വന്തം ജീവിതത്തിൽ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന സംഖ്യ എമൗണ്ട് എങ്ങനെയാണ് ചെലവാക്കേണ്ടത് എന്ന് കേൾപ്പിച്ചും ദർശിപ്പിച്ചും കൊടുത്ത ഒരു മഹാരഥൻ അദ്ദേഹമാണ് ചാണക്യൻ എന്ന അസാധാരണ പ്രതിഭാശാലി ആ പ്രതിഭാശാലിയുടെ സന്ദേശമാണ് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് സർക്കാരിൻ്റേതായ സമ്പത്ത് വാഹനങ്ങളും സർക്കാരിൻ്റേതായ സമയവും സർക്കാരിൻ്റേതായ മറ്റാനുകൂല്യങ്ങളും ഉപയോഗിക്കരുത് എന്നുള്ളത് ആ ഒരു സന്ദേശം നമുക്ക് ഓർമ്മിക്കാൻ അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം ചിലപ്പോൾ ചിലർക്ക് തോന്നാറുണ്ട് ഭഗവത്ഗീത മഹാഭാരതം വേദത്തിലെ വരികൾ പൈതൃക ഗ്രന്ഥങ്ങളിലെ സന്ദേശങ്ങൾ ഇവയെല്ലാം പലരും പല രീതിയിലാണല്ലോ വ്യാഖ്യാനിക്കാറുള്ളത് ഒരാൾ പറഞ്ഞ രീതിയിലല്ല മറ്റൊരാൾ പറയുന്നത് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇതിലേത് അർത്ഥമാണ് നമ്മൾ എടുക്കേണ്ടത് ഏതാണ് ശരിയായിട്ടുള്ള സന്ദേശം ഇങ്ങനെ ഒരു സംശയം നമുക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട് പലരും ചോദിക്കാറുമുണ്ട് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന രീതിയിലല്ല ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അയാൾ പറയുന്ന രീതിയിലല്ല ഈ സ്വാമി പറയുന്നത് ഇവരാരും വ്യാഖ്യാനിക്കുന്ന രീതിയിലല്ല ചിലർ മറ്റു ചിലർ വ്യാഖ്യാനിക്കാറുള്ളത് ഇവർക്കെല്ലാം ഒരു ഉത്തരമേ നമുക്ക് നൽകാനുള്ളൂ ഒരു പൂവ് വ്യത്യസ്തരായ വ്യക്തികളുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഒരേ പൂവ് നല്ല റോസാപ്പൂവ് വ്യത്യസ്തരായ വ്യക്തികളുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അവരതെങ്ങനെയാണ് വിവരിക്കുക വളരെ ഉപരിപ്ലവമായിട്ടാണെങ്കിലും ഒരു പാരഗ്രാഫിൽ ഞാൻ നിങ്ങൾക്ക് വിവരിച്ച് വിവരിച്ചു തരാം നല്ലൊരു കവിയുടെ കയ്യിലാണ് ഒരു പൂ കിട്ടുന്നതെങ്കിൽ മിക്കവാറും ഒരു കവിതയുടെ ഭാവനയായിരിക്കും അദ്ദേഹത്തിന് ഉണ്ടാവുക വിവരണത്തിലും അത് പ്രതിഫലിക്കും അത് കിട്ടുന്നത് ഒരു മാല കച്ചവടക്കാരൻ്റെ കയ്യിലാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇത് ഏത് മാലയിൽ എവിടെ വെക്കണം അത് എന്തിനു പ്രയോജനപ്പെടുത്തണമെന്നായിരിക്കും അതേ പൂവ് റീത്ത് ഉണ്ടാക്കുന്ന ഒരാളുടെ കയ്യിലാണ് ലഭിക്കുന്നതെങ്കിൽ ആ പൂവ് റീത്തിൽ എവിടെ വെക്കണം എത്ര പ്രഗത്ഭനായ വ്യക്തി മരിക്കുമ്പോൾ എത്ര പ്രഗത്ഭരായ രീതിയിലുള്ള വ്യക്തികൾ വന്ന് റീത്ത് അന്വേഷിക്കുമ്പോൾ ആ നിലവാരത്തിലുള്ള റീത്തിൽ ഇത് വയ്ക്കുന്നതല്ലേ നല്ലത് എന്നായിരിക്കും തോന്നുക അതേ സമയത്ത് ഒരു ബോട്ടണി പ്രൊഫസറുടെ കയ്യിലാണ് ആ പൂ കിട്ടുന്നതെങ്കിൽ ആ ബോട്ടണി പ്രൊഫസർ ആ പൂവ് നോക്കിയിട്ട് അതിൻ്റെ ഓരോ ഭാഗങ്ങൾ കൊറോളയും സ്റ്റെയ്മനും പിസ്റ്റിലും ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും പീറ്റിയോളും കാലിക്സും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചായിരിക്കാം ഒരു പക്ഷേ പെട്ടെന്ന് ചിന്തിക്കുക ഒരു കെമിസ്ട്രി പ്രൊഫസറുടെ കയ്യിലാണ് ഇതേ പൂവ് കിട്ടുന്നത് എങ്കിൽ ആ പൂവ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചു കഴിഞ്ഞാൽ വരുന്ന ആവി കണ്ടൻസ് ചെയ്ത് കഴിഞ്ഞാൽ തണുപ്പിച്ചു കഴിഞ്ഞാൽ ആ പൂവിൽ നിന്ന് സുഗന്ധ തൈലം എസൻഷ്യൽ ഓയിൽ എത്രത്തോളം ലഭിക്കുമെന്നുള്ളതാണ് ഒരു കെമിസ്ട്രി പഠിച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ ആദ്യം വരുന്ന ചിന്ത അപ്പോൾ ഒരേ പൂവ് പലരും പല രീതിയിലാണ് വീക്ഷിച്ചത് വിശകലനം ചെയ്തത് പ്രയോഗിച്ചത് ഇത് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ബാധകമാണ് ആശുപത്രിയിൽ ചെന്ന് ഒരു രോഗിയെ കണ്ട് തിരിച്ചു വരുന്ന വ്യക്തിയോട് ആ രോഗിയുടെ അവസ്ഥ എങ്ങനെയാണെന്ന് ചോദിക്കുക അതുപോലെ പത്ത് വ്യക്തികൾ ആ രോഗിയെ കണ്ട് തിരിച്ചു വന്നാൽ പത്ത് പേര് പത്ത് രീതിയിലായിരിക്കും പറയുക ഏത് സംഭവവും പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാറുള്ളത് കുറേ വ്യത്യസ്തമായ രീതിയിലാണ് ഭൂകമ്പമുണ്ടായാൽ ഒരു പത്രം എഴുതും ഇരുന്നൂറ് പേര് മരിച്ചു മറ്റേവർ എഴുതും നാനൂറ് പേര് മരിച്ചു വേറെ ചിലർ ആയിരത്തിൽ പരം മരണം എന്ന് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കും അപ്പോൾ ഒരേ വിഷയം വ്യത്യസ്ത വ്യക്തികൾ വിവരിക്കുമ്പോൾ അതിന് വ്യത്യസ്തതയുണ്ടാകും എന്ന് നമ്മൾ ഓർക്കണം അതാണ് പുരാണമായാലും വേദമായാലും ഇതിഹാസമായാലും ലോകത്തിലെ ഏത് ഗ്രന്ഥമായാലും അതിലെ സന്ദേശങ്ങൾ അറിയുന്നവർ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അവരെല്ലാം കെമിസ്ട്രി പഠിപ്പിക്കുന്ന മാതിരി പഠിപ്പിക്കില്ല ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാൽ വെള്ളം വാട്ടർ ഹൈഡ്രജനും ക്ലോറിനും ചേർന്നാൽ ഹൈഡ്രജൻ ക്ലോറൈഡ് ഇത് കെമിസ്ട്രിയിൽ അതിൽ മാറ്റമില്ല ചില ഫിസിക്സിൻ്റെ കാര്യത്തിൽ മാറ്റമില്ല പക്ഷെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ വീണ്ടും മാറ്റം വരും അതുകൊണ്ട് പരമമായ സത്യങ്ങളായാലും വ്യാവഹാരികമായ സത്യങ്ങളായാലും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ ഒരേ വാക്കുകളോ ഒരേ വരികളോ ഒരേ രീതിയോ പാലിക്കാൻ സാധ്യമല്ല അതിൻ്റെ ആവശ്യവും ഇല്ല അതുകൊണ്ടാണ് നമ്മൾ ഇന്നും ശ്രദ്ധിക്കേണ്ടത് പല പല വിശകലനങ്ങൾ വിവരണങ്ങൾ വീക്ഷണങ്ങൾ ദർശനങ്ങൾ വിലയിരുത്തലുകൾ ഓരോ വിഷയത്തെക്കുറിച്ചും ഉണ്ടാകും അതിൽ നിന്ന് സ്വീകരിക്കാനുള്ളത് സ്വീകരിച്ച് ഉത്തമമായത് സ്വാംശീകരിച്ച് നിങ്ങളുടേതായിട്ടുള്ളതും കൂടി ചേർത്ത് വേണം നമ്മൾ ഏത് പുരാണമായാലും ഇതിഹാസമായാലും വേദമായാലും ഉപനിഷത്തായാലും ദർശനമായാലും അതിൻ്റെ സന്ദേശം അല്ലെങ്കിൽ സന്ദേശങ്ങൾ സ്വീകരിക്കേണ്ടത് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ ചിലപ്പോൾ അബദ്ധം പറ്റും ശ്രീനാരായണ ഗുരുദേവൻ്റെ അടുത്ത് വന്ന് കുറച്ച് വിദ്യാർത്ഥികൾ ചോദിച്ചു അത്രേ സ്വാമി ഈ പശുവിൻ്റെ പാല് കുടിക്കാമെങ്കിൽ എന്തുകൊണ്ടാണ് പശുവിൻ്റെ ഇറച്ചി തിന്നുകൂടാന്ന് പറയുന്നത് വളരെ വ്യങ്ക്യാർത്ഥത്തിലും ഒരു തരത്തിൽ കളിയാക്കിക്കൊണ്ടും ആയിരുന്നു ചോദ്യം ഗുരുദേവൻ വളരെ വളരെ ഗഹനമായ രീതിയിലാണ് കാര്യങ്ങൾ തിരിച്ച് അവതരിപ്പിക്കുക പക്ഷെ കേൾക്കുന്ന വ്യക്തിക്ക് ഒന്നോ രണ്ടോ ചോദ്യമോ സ്റ്റേറ്റ്മെൻറ്റ് വരിയോ മാത്രമായിട്ട് അനുഭവപ്പെടുള്ളൂ പക്ഷെ അതിൻ്റെ പുറകിൽ വലിയ ഒരു സന്ദേശം ഉണ്ടായിരിക്കും ഇപ്പോൾ ഗുരുദേവൻ ഈ വിദ്യാർത്ഥികളുടെ അടുത്ത് ചോദിച്ചു എവിടെയാണ് പഠിക്കുന്നത് എന്ത് ചെയ്യുന്നു ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചോദിച്ച് അവർ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് അവരുടെ മനസ്സ് വേറൊരു വശത്തേക്ക് കൊണ്ടുപോയിട്ട് ഒരാളോട് ചോദിച്ചു അതിൽ രണ്ട് രണ്ട് മൂന്ന് വിദ്യാർത്ഥികൾ ഒരാളോട് ചോദിച്ചു അമ്മ എന്ത് ചെയ്യുന്നു അമ്മയുടെ ജോലി പറഞ്ഞു അച്ഛൻ എന്ത് ചെയ്യുന്നു അച്ഛൻ്റെ കാര്യങ്ങൾ പറഞ്ഞു അടുത്ത വിദ്യാർത്ഥിയോട് ചോദിച്ചു അച്ഛൻ എന്ത് ചെയ്യുന്നു ആ വിദ്യാർത്ഥി വളരെ ഭംഗിയായിട്ട് അച്ഛൻ്റെ കാര്യം പറഞ്ഞു അമ്മ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു അമ്മ മരിച്ചു എന്നാണ് ആ കുട്ടി പറഞ്ഞത് അമ്മ ജീവിച്ചിരിപ്പില്ല അമ്മ മരിച്ചു ഉടനെ ഗുരുദേവൻ ചോദിച്ചു തിന്നോ കുഴിച്ചിട്ടോ എന്നാണ് ചോദിച്ചത് തിന്നോ കുഴിച്ചിട്ടോ എന്ന ചോദ്യത്തിൻ്റെ അർത്ഥം വളരെ ഭംഗിയായി ഒന്നില്ലെങ്കിൽ കുഴിച്ചിട്ടോ എന്നുള്ളതിന് പകരം ചിലപ്പോൾ ദഹിപ്പിച്ചോ എന്നായിരിക്കും ചോദിച്ചത് ഏതായാലും അമ്മ മരിച്ചു ആ അമ്മയെ നമ്മൾ ആദരപൂർവം ദഹിപ്പിക്കുകയാണ് ചെയ്തത് ഇതിനകത്തൊരു സന്ദേശം എന്താണ് പശുവിൻ്റെ പാല് നമ്മൾ കുടിക്കുമ്പോൾ ആ പാല് പോലെ അമ്മയുടെ പാല് കുടിക്കാറുണ്ട് പശുവിൻ്റെ പാല് കുടിക്കുന്നത് പശുവിൻ്റെ ഇറച്ചി കഴിക്കുന്നതിന് ജസ്റ്റിഫിക്കേഷൻ അല്ല അത് ന്യായീകരണമാണെങ്കിൽ അമ്മയുടെ പാല് കുടിക്കുന്നത് പോലെ അമ്മയുടെ ശരീരം തിന്നുന്നതും ന്യായീകരിക്കാവുന്ന ഒന്നായി തീരും അതുകൊണ്ട് വലിയ സന്ദേശം ചെറിയ രീതിയിൽ വളരെ ലാഘവത്തോടുകൂടി ലാളിത്യത്തോടുകൂടി മറുചോദ്യമായിട്ട് ചോദിക്കുക അത് വലിയൊരു സന്ദേശം നമുക്ക് നൽകുന്നതായിരിക്കും ഗുരുദേവൻ എപ്പോഴും പറയാറുണ്ട് ഏതൊരു കാര്യം അറിയുകയും അറിയിക്കുകയും അതുപോലെ തന്നെ പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ വാദിക്കാനും ജയിക്കാനും ആകരുത് അറിയാനും അറിയിക്കാനുമാകണം ആ അറിയിക്കൽ പ്രക്രിയ വളരെ ലളിതമായ രീതിയിൽ ഗുരുദേവന് ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു അമ്മ മരിച്ചു എന്ന് ഉത്തരം പറഞ്ഞ കുട്ടിയുടെ അടുത്ത് ദഹിപ്പിച്ചോ അഥവാ തിന്നോ എന്ന് ചോദിച്ചപ്പോൾ പശുവിൻ്റെ പാല് കുടിക്കുന്നതും പശുവിൻ്റെ ഇറച്ചി ബീഫ് കഴിക്കുന്നതും തമ്മിൽ ഉള്ള വ്യത്യാസത്തെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു സന്ദേശമാണ് ഗുരുദേവൻ നൽകിയത് എൻ്റെ അടുത്ത ഒരു സുഹൃത്ത് അദ്ദേഹം തിരുവനന്തപുരത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് പണ്ട് ഒരു റിസർച്ച് ലാബറട്ടറിയിൽ നല്ല സീനിയർ ഉദ്യോഗസ്ഥനായിട്ട് പ്രവർത്തിച്ചു അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഹൃദയത്തിൽ ഒരു ദ്വാരം ഉണ്ടായിരുന്നു അത് ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നതാണ് അന്ന് ചെറുപ്പത്തിൽ ഹൃദയം ടെസ്റ്റ് ചെയ്ത ഡോക്ടർ പറഞ്ഞിരുന്നു അത്രേ കുറേ കാലം കഴിഞ്ഞ് മകന് പത്ത് പതിനെട്ട് ഇരുപത് വയസ്സാവുമ്പോൾ ഒന്നുകൂടി കാർഡിയോളജിസ്റ്റിനെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിക്കണം അതനുസരിച്ച് മകൻ വലുതായതിനു ശേഷം തിരുവനന്തപുരത്തെ പ്രസിദ്ധമായ ഒരു ആശുപത്രിയിൽ ചെന്ന് മകൻ്റെ ഹാർട്ട് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യിച്ചു ടെസ്റ്റ് ചെയ്യിച്ചപ്പോൾ അത് പരീക്ഷിച്ച് നോക്കിയ ഡോക്ടർ പറഞ്ഞത് ആ ദ്വാരം ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് ഉടനെ തന്നെ സർജറി വേണം എന്നിട്ട് ആ ദ്വാരം അടയ്ക്കണം അതല്ലെങ്കിൽ പിന്നീട് പ്രശ്നം വരും ഈ വ്യക്തി വളരെ ദുഃഖത്തോടുകൂടി വേദനയോടുകൂടി എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു ഇങ്ങനെയാണ് ഡോക്ടർമാർ റിപ്പോർട്ട് തന്നിരിക്കുന്നത് എന്താണ് ചെയ്യേണ്ടത് ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു ഏതായാലും ഹാർട്ട് സർജറിക്ക് ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിന് മുമ്പ് എറണാകുളത്തെ പ്രസിദ്ധമായ ഒരു ആശുപത്രിയുണ്ട് അവിടെ ചെന്ന് ഇന്ന ഇന്ന വ്യക്തികൾ കാർഡിയോളജിസ്റ്റുമാർ അവിടെയുണ്ട് അവരെ കൂടി കണ്ട് ഒന്നുകൂടി നല്ല രീതിയിൽ പരിശോധന നടത്തിയതിന് ശേഷം എന്താണ് വേണ്ടത് എന്ന് വെച്ചാൽ അത് ചെയ്യാം ആ ഉപദേശം കേട്ടിട്ടാണെന്ന് തോന്നുന്നു ഭാഗ്യത്തിന് എൻ്റെ സുഹൃത്ത് മകനെയും കൊണ്ട് എറണാകുളത്തെ ആശുപത്രിയിൽ ചെന്നു അവിടെ ഒരു മൂന്ന് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന എല്ലാ പരിശോധനയും കഴിഞ്ഞ് അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞു അങ്ങയുടെ മകൻ്റെ ഹാർട്ടിന് ഒരു പ്രശ്നവും ഇല്ല ഒരു ദ്വാരവുമില്ല ചെറുപ്പത്തിലുണ്ടായിരുന്നത് എന്നേ അടഞ്ഞു കഴിഞ്ഞു അങ്ങയുടെ മകന് ഏതു വിധത്തിലുള്ള പ്രവൃത്തി ചെയ്യാനും ഓട്ടത്തിനും ചാട്ടത്തിനും പങ്കെടുക്കാനും ഒന്നും ഹൃദയത്തിൻ്റെതായ ഒരു പ്രശ്നവുമില്ല ഇത് കേട്ട് അദ്ദേഹത്തിന് വളരെ സമാധാനം സന്തോഷം അതുപോലെ തന്നെ ഏതോ വലിയ ദുഃഖത്തിൽ നിന്ന് താൻ കരകേറിയ അനുഭവമായിരുന്നു ഉണ്ടായിരുന്നത് മനസ്സിൽ തോന്നിയത് ഈ തിരുവനന്തപുരത്തെ ഡോക്ടർമാർക്ക് പ്രാഗൽഭ്യം കുറഞ്ഞതുകൊണ്ടല്ല അവർ ഈ ഹൃദയത്തിന് പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞത് എൻ്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ എനിക്ക് ബന്ധമുള്ള ഈ വ്യക്തി പ്രസിദ്ധമായ ഒരു ലാബറട്ടറിയിൽ പണ്ട് പ്രവർത്തിച്ചിരുന്നത് കൊണ്ട് ഹാർട്ട് സർജറിക്ക് ആവശ്യമായ സംഖ്യ റീഇംബേഴ്സ്മെൻ്റ് ആയിട്ട് കിട്ടും ആ സംഖ്യ ഈ ആശുപത്രിയിലേക്ക് ലഭിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്ന വിധത്തിലായിരുന്നു ഈ ടെസ്റ്റും ഈ ഹൃദയ ശസ്ത്രക്രിയയും ഡോക്ടർമാരെ ഉപദേശിച്ചത് ഒരു വ്യക്തിയുടെ ഹൃദയം ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുമ്പോൾ പ്രകൃതി നൽകിയ ഒരു ഉജ്ജ്വലമായ ഘടന മുറിച്ച് രണ്ടാക്കി വീണ്ടും തുന്നിച്ചേർക്കുകയാണ് അതിൻ്റെ ആയുഷ് എത്രയാണെന്ന് വളരെ വ്യക്തമായിട്ടൊന്നും പ്രവചിക്കാൻ സാധ്യമല്ല അതേ സമയത്ത് ആ ആശുപത്രി പണിയാൻ വേണ്ടി ബാങ്കിൽ നിന്ന് കടമെടുത്തിട്ടുണ്ടെങ്കിൽ ആ കടത്തിൻ്റെ ഇൻട്രസ്റ്റും അതിൻ്റെ പാർട്ട്നേഴ്സിന് കൊടുക്കേണ്ട ലാഭത്തിൻ്റെ ഷെയറും വർദ്ധിപ്പിക്കാൻ വേണ്ടിയായിരിക്കണം ഈ ഡോക്ടർമാര് അല്ലെങ്കിൽ ഡോക്ടർമാരിൽ ചിലര് അല്ലെങ്കിൽ ഈ പ്രത്യേക ഡോക്ടർ ഹൃദയത്തിൽ സുഷിരം ഉണ്ട് എന്ന് പ്രഖ്യാപിച്ചതും ഹൃദയ ശസ്ത്രക്രിയ വേണമെന്ന് പറയുന്നതും